നമുക്ക് ഇന്ന് ലഭ്യമായ അറിവ് സാധാരണയായിട്ട് ഇവിടെ ലഭ്യമായിട്ടുള്ള കുറേ വസ്തുക്കളുണ്ട് രാമായണം ഭാരതം ഭാഗവതം ഉപനിഷത്തുകൾ മുതലായതൊക്കെ ഇവിടെ അതില്ലാത്ത ഒന്നുമില്ല ആദ്യം മുതൽ അവസാനം വരെ ഒരു മനുഷ്യനെ അറിയേണ്ട സർവ്വ വസ്തുക്കളും അതിലുണ്ട് പക്ഷേ ഇങ്ങനെയല്ലാത്ത കുറേ അറിവുകളും സാധാരണയായിട്ട് പുസ്തകങ്ങളിൽ നമുക്ക് ലഭിക്കാത്ത ചില അറിവുകളൊക്കെ ഹിമാലയൻ ഗുരുക്കന്മാരുടെ ചില ബുക്കുകളിൽ കാണാം അതിവിടെ നിന്നും പരസ്യമായിട്ട് നമുക്ക് അത് ചില ലൈബ്രറിയിലൊക്കെ രഹസ്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് അതിൽ താല്പര്യരായിട്ടുള്ള ആൾക്കാരും അതിന് മാത്രം പുരോഗതി മാനസിക തലത്തിൽ വന്നിട്ടുള്ള ആളുകൾക്ക് മാത്രം പ്രവേശനമുള്ള ചില ലൈബ്രറികളുണ്ട് അവിടെ പോയാൽ വായിക്കാൻ നമുക്ക് പറ്റുന്നു എന്ന് മാത്രം കാരണം എന്താ വെച്ചാൽ അറിവ് രണ്ട് തരം അവർ പറയുന്നു ഒന്ന് ഇംഗ്ലീഷിൽ പറയുകയാണെന്ന് വെച്ചാൽ exoteric knowledge and esoteric knowledge എന്ന് പറഞ്ഞാൽ പരാവിദ്യ അപരാവിദ്യ രണ്ടാണ് എക്സോട്രിക് എന്ന് പറഞ്ഞാൽ അപരാവിദ്യ ഈസോട്രിക് എന്ന് പറഞ്ഞാൽ പരാവിദ്യ നാരദ മഹർഷി സനൽകുമാരന്മാരെ കണ്ട സമയത്ത് എത്ര അധികം പഠിച്ചിട്ടും എത്ര കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചിട്ടും മനസ്സിന് സമാധാനം കിട്ടിയില്ല അറിയേണ്ടത് അറിഞ്ഞില്ല എന്നൊരു തോന്നലെന്ന് പറഞ്ഞു അപ്പൊ എന്തൊക്കെയാ പഠിച്ചിട്ടുള്ളതെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം ആറ് ശാസ്ത്രങ്ങളുടെ പേര് എണ്ണി പറയുന്നുണ്ട് അപ്പോൾ സനൽകുമാരന്മാർ പറഞ്ഞു ഇതൊന്നും അംഗീകരിക്കപ്പെടാത്ത ശാസ്ത്രങ്ങളാണ് അപരാവിദ്യയാണ് ഇതുകൊണ്ടൊന്നും നിങ്ങൾ ഉദ്ദേശിച്ചതായ ഫലം കിട്ടുകയില്ല അതുകൊണ്ട് പരാവിദ്യ ഗ്രഹിച്ചാൽ മാത്രമേ ഉദ്ദേശിക്കപ്പെട്ടതായ എല്ലാം അറിഞ്ഞതായി അങ്ങക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് പരാവിദ്യ ഗ്രഹിക്കണം എന്ന് തോന്നുന്നു അപ്പോൾ ഈ പരാവിദ്യ എന്നുള്ളതാണ് ഈസോട്രിക് നോളജ് എന്നുള്ളതുകൊണ്ട് ഗ്രീഷുകാർ ഉദ്ദേശിക്കുന്നത് എക്സോട്രിക് എന്ന് പറഞ്ഞാൽ അപരാവിദ്യ നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും പതിനെട്ട് പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം തന്നെ <clears throat> ദർശനങ്ങളും എല്ലാം തന്നെ അപരാവിദ്യയിൽ ഉൾപ്പെടുത്തിയാണ് നാരദ മഹർഷി പറഞ്ഞ സമയത്ത് സനൽകുമാരന്മാർ മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ പരാവിദ്യ എന്താണെന്നുള്ളത് വളരെയധികം സൂക്ഷ്മമായിട്ടുള്ള ശാസ്ത്രങ്ങളാണ് അതിന് പക്വത വന്ന ആളുകൾക്ക് തനിയെ ബോധ്യപ്പെടും അല്ലെങ്കിൽ പക്വത വന്ന ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും അത് ഭാഷയിൽ ഒതുങ്ങുന്നതല്ല ചില ഭാവങ്ങളിലൂടെയാണ് അതുകൊണ്ടാണ് വിദ്യ പൂർണ്ണമാവുക ഗുരുക്കന്മാരുടെ ശബ്ദത്തിൽ കൂടിയാണെന്ന് പറയാൻ കാരണം അപ്പം അതിൻ്റെ ഒരു ഒക്കെ വലിയ വലിയ കാര്യങ്ങളാണ് നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതും മഹാത്മാക്കളായിട്ടുള്ള ആളുകളുടെ പാദ പാദങ്ങളിൽ ഇരുന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടതായിട്ടുള്ള വസ്തുക്കളാണ് പക്ഷെ എങ്കിലും നമുക്കറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ അവിടേക്ക് കാലക്രമേണ പ്രയാണം ചെയ്ത് എത്താൻ വേണ്ടതായിട്ടുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ അവർ നമുക്ക് നൽകിയിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളിൽ കൂടി ഒന്ന് കണ്ണോടിച്ച് പോവുക അത് ഗ്രഹിക്കാൻ ശ്രമിക്കുക നമ്മുടെ തലങ്ങളിൽ ഇത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ള പല ശാസ്ത്രങ്ങളും പല രീതിയിൽ ഈ അറിവിനെ സമീപിക്കുന്നതായിട്ട് നമുക്ക് ശാസ്ത്രം നോക്കുന്ന നോക്കുന്ന സമയത്ത് കാണാൻ കഴിയും അതിൽ ഒന്ന് എന്താണ് താന്ത്രിക രീതിയിൽ അങ്ങ് ഏറ്റവും വരെ കൈവിലാവസ്ഥ വരെ നോക്കിക്കാണുന്നതായ ഒരു രീതിയുണ്ട് ദർശനങ്ങളിലൂടെ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട് പുരാണങ്ങളിലൂടെ നോക്കിക്കാണുന്ന രീതി ഇതിഹാസങ്ങളിലൂടെ ഉപനിഷത്ത് ബ്രഹ്മസൂത്രം വേദം ഇങ്ങനെ ഓരോന്നും ഓരോ രീതിയാണ് ഈ സത്യത്തെ ദർശിക്കാൻ അതായത് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് മാർഗം എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നതായുള്ള ശാസ്ത്രങ്ങളെ ഗ്രഹിക്കാൻ പലതരത്തിലുള്ള മാർഗങ്ങൾ പറയപ്പെട്ടിരിക്കുന്നതാണ് അതിൽ നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടതായിട്ടുള്ള മാർഗം ഏതാണ് അവനവൻ തന്നെ കാലക്രമേണ കണ്ടെത്തുകയാണ് പതിവ് അവർക്ക് പറ്റുന്നതായിട്ടുള്ള മനോഘടനയ്ക്ക് അനുസരിച്ച് വാസന ലെവലിനനുസരിച്ച് അതായത് പരിണാമ പ്രക്രിയയിൽ ഏത് അവസ്ഥയെ നാം പ്രതിനിധാനം ചെയ്യുന്നു ആ അവസ്ഥയെ കുറിക്കുന്നതായ ആ അവസ്ഥയ്ക്ക് യോജിച്ചതായ ശാസ്ത്രങ്ങൾ ഏതാണ് മാർഗങ്ങൾ ഏതാണെന്ന് അവനവൻ കാലക്രമേണ കണ്ടെത്തുകയാണ് ചെയ്യുക അപ്പൊ സത്സംഗങ്ങളിലൂടെ പലതും ശ്രമിക്കുന്ന ഉൾത്തിരിഞ്ഞു വരിക നമുക്ക് ഏറ്റവും പറ്റിയതാ എന്ന് കണ്ടെത്താനുള്ള കഴിവാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് പല കുറിച്ച് പൊതു വിജ്ഞാനം നൽകുന്നതായ എന്തൊക്കെ ഉണ്ടോ അതിൽ ഒക്കെ ഒന്ന് കടന്നു പോകാം നോക്കുക റൂട്ട് റേസ് കുറിച്ച് പറയുന്നതായ ഭാഗങ്ങളുണ്ട് ശാസ്ത്രങ്ങളിൽ മതാക്കൾ പറഞ്ഞു വെച്ചതാണ് അതായത് ത്രികാലജ്ഞാനികളായിട്ടുള്ള ആളുകൾ നമ്മുടെ ഭാവി ഭൂതം വർത്തമാനം അറിയുന്നതായ ആളുകൾ നമുക്ക് വേണ്ടി പറ പറഞ്ഞു വെച്ചതായ കുറേ ഭാഗങ്ങളുണ്ട് അതിലൊന്നാണ് മൂലവർഗങ്ങളെക്കുറിച്ച് ഒന്നാം മൂലവർഗം രണ്ടാം മൂലവർഗം മൂന്ന് നാല് അഞ്ച് ആറ് മൂലവർഗങ്ങൾ ആറാമത്തെ മൂലവർഗം വരെ നമുക്ക് വ്യക്തമായിട്ട് ഭാവനയിൽ കാണാനെങ്കിലും സാധിക്കും എന്നാണ് അവർ പറയുന്നത് ഒന്നാമത്തെ മൂലവർഗത്തിലുള്ള ആളുകൾ എങ്ങനെയായിരുന്നു ആഹാരത്തിനും നിദ്രയ്ക്കും ഇണയ്ക്കും വേണ്ടി കടിപൊടി കൂടുക അടി കൂടുക വേണ്ടി തമ്മിൽ തമ്മിൽ യുദ്ധം ചെയ്യുക എന്നിട്ട് ആർക്കെങ്കിലും ഒരാൾ ആരാണ് ജയിക്കുന്ന വെച്ചാൽ അദ്ദേഹത്തിനുള്ളതാണ് പാർപ്പണം അദ്ദേഹത്തിനുള്ളതാണ് ആഹാരം അദ്ദേഹത്തിനുള്ളതാണ് കടം ഇതാണ് ഒന്നാം മൂലവർഗം രണ്ടാമത്തെ മൂലവർഗമാകുമ്പോഴേക്ക് എന്തായി ഈ ആഹാരത്തിന് വേണ്ടി കൂട്ടായിട്ട് ശ്രമിക്കുക തുടങ്ങി എട്ട് പത്ത് ആളുകൾ ഒന്നിച്ച് ഒരു മൃഗത്തെ വേട്ടയാടുക എട്ട് പത്ത് ആൾക്കാർ ഒന്നിച്ച് ഒരു ഗുഹയിൽ താമസിക്കുക ഒന്നിച്ചങ്ങനെ തമ്മിൽ തമ്മിൽ ഇണങ്ങി ജീവിക്കുക അതല്ലാത്ത വർഗങ്ങളുമായിട്ട് അവർ യുദ്ധം ചെയ്യുക അങ്ങനെ വർഗീകരണം ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഇണങ്ങിച്ചേർന്ന് ബാക്കിയുള്ളവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക കിട്ടാവുന്നതായിട്ടുള്ള ആഹാരം നിദ്രാദി സ്ഥലങ്ങളൊക്കെ സ്വന്തമായിട്ട് വശപ്പെടുത്താൻ വേണ്ടി യുദ്ധം ചെയ്യാത്തതൊക്കെയാണ് അപ്പം വർഗീകരണമാണ് രണ്ടാമത്തത് മൂന്നാമത്തെ റൂട്ട് റൈസ് ആകുമ്പോഴേക്ക് എല്ലാം ഷെയറിങ് അതായത് എല്ലാം ഒരു പങ്ക് വെക്കാൻ തുടങ്ങി അതായത് അവർ കൃഷി ചെയ്യാൻ തുടങ്ങി മൃഗങ്ങളെ വളർത്താൻ തുടങ്ങി എന്നിട്ട് അതൊക്കെ എല്ലാവർക്കും വേണ്ടി ഭാഗിക്കുക അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കി ആഹാരം നിദ്ര അതായത് പാർപ്പിടം ആഹാരം അതുപോലെ കുടുംബങ്ങൾ ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി അതായത് ഓരോരുത്തർക്ക് നിന്നത് ഏൽപ്പിച്ചു കൊടുക്കുക അവരെ അതാത് നോക്കുക ഓരോ കുടുംബങ്ങൾ ഓരോ ഓരോരുത്തർക്ക് ഭാര്യ മക്കളായിട്ട് സ്വന്തമായിട്ട് അവരുടെ കാര്യം അവർ നോക്കണം അങ്ങനെ എല്ലാവർക്കും കൂടി ഉള്ളതായ ചെറിയ ഭരണങ്ങളൊക്കെ ഭരണങ്ങളൊക്കെ സാധിക്കാവുന്ന തരത്തിൽ മൂന്നാമത്തെ മൂലവർഗം നാലാമത്തെ മൂലവർഗം ആവുമ്പോഴേക്ക് വാഹനങ്ങളായി ഗവൺമെന്റ് സർക്കാരായി അങ്ങനെ എല്ലാം ഒരുവിധം കൃഷി കച്ചവടം മുതലാതൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ചെറിയ ചെറിയ അങ്ങാടികൾ ഇതൊക്കെ തുടങ്ങി ഒരു മനുഷ്യരുടെ എല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റാൻ വേണ്ട സംവിധാനങ്ങളൊക്കെ കൂടുതൽ പുരോഗതി പ്രാപിക്കുന്നതാണ് മൂല മൂന്നാമത്തെ മൂലവർഗം നാലാമത്തെ മൂലവർഗമാണ് ഇപ്പോൾ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഈ കാലഘട്ടം എന്നാണ് അവിടെ എന്താണ് നമുക്ക് വേണ്ടതൊക്കെ ആയി ഭൗതികമായിട്ടുള്ള ആഹാര നിദ്രാദികൾക്ക് വേണ്ടത് എല്ലാ സെറ്റപ്പും എല്ലാ സംവിധാനങ്ങളും പൂർണ്ണമായിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇമോഷണലായിട്ട് അതായത് വൈകാരികമായിട്ട് വല്ലാതെ അതിപ്രസരം വികാരങ്ങളുടെ അതിപ്രസരം രാഗമാണ് രാഗസ്വരൂപി ദ്വേഷമാണെങ്കിൽ ദ്വേഷസ്വരൂപി അതായത് രാഷ്ട്രീയം മതം മുതലായ കാര്യങ്ങളൊക്കെ മഹത്തായിട്ടുള്ള ആദർശങ്ങളാണ് പക്ഷെ ആ ആദർശങ്ങളെ വിവേകത്തിൽ ഉപയോഗിക്കുക ബുദ്ധി തലത്തിൽ ഉപയോഗിക്കുന്നതിന് ബദലായിട്ട് വൈകാരിക തലത്തിൽ ഉപയോഗിക്കുക എന്നിട്ട് തമ്മ തമ്മിൽ പണ്ടുള്ളവര് ആയുധങ്ങളെ കൊണ്ട് തമ്മ തമ്മിൽ അടിപിടി കൂടുന്നതിന് ബദല് വാക്കുകളെ കൊണ്ട് അതായത് പരസ്പര വിമർശനം അത് പിന്നെ ശാരീരിക തലങ്ങളിലായി വെട്ടും കുത്തും അടിയും പിടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പിന്നെ ഈ ഇമോഷണലായിട്ട് അതായത് വൈകാരികമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അത് നിർവഹിക്കാൻ വേണ്ടി ചൂഷണങ്ങൾ ആരംഭിക്കുക ബാക്കിയുള്ളവർ ചൂഷണം ചെയ്യുക അറിയാതെ കൂടുതലായിട്ട് അങ്ങനെ എടുക്കുക മൂന്നാം അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിലും മറ്റോ പറയുന്നുണ്ട് അതായത് ഒരു കള്ളൻ്റെ ലക്ഷണം പറയുന്നുണ്ട് larger share of a cooperative endeavour if enjoyed by a single individual is a thief എന്ന് പറയുന്നത് അതായത് ഒരു മഹായജ്ഞയാണ് ഈ പ്രമാ ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞത് ആ മഹായജ്ഞത്തിന്റെ പ്രസാദമാണ് ആ പ്രസാദം എല്ലാവർക്കും തുല്യമായിട്ട് അനുഭവിക്കാൻ സാധിക്കേണ്ടതാണ് അത് കുറച്ച് ഒരാൾ കൂടുതലായിട്ട് അനുഭവിക്കാൻ ശ്രമിക്കുന്നു ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരു കള്ളനായിട്ട് കരുതണം എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ യജ്ഞപ്രസാദം തുല്യമായിട്ട് എടുക്കുന്നതിന് ബദലായിട്ട് ഓരോരുത്തർ ചൂഷണം ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥയ്ക്ക് കാരണം വൈകാരികമായ അതിപ്രസരമാണ് അപ്പോൾ വൈകാരികമായിട്ട് തളച്ചു മറിയുന്നതായിട്ടുള്ള കാലഘട്ടമാണ് നാലാമത്തെ റൂട്ട് റേസ് എന്ന് പറയും ഇനി അഞ്ചാമത്തെ റൂട്ട് റേസ് ആകുമ്പോഴേക്ക് വികാരങ്ങളൊക്കെ കെട്ടടങ്ങും കെട്ടടങ്ങി വിവേകം ഏറ്റവും അധികം ബുദ്ധിശക്തി വളരെയധികം ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇപ്പം തന്നെ നാലാമത്തെ റൂട്ട് റേസിൽ എന്താ സ്ഥിതി വൈകാരികമായി അങ്ങേ അറ്റത്തെത്തി പക്ഷേ ബുദ്ധിപരമായിട്ട് ബുദ്ധിപരമായിട്ടുള്ള കഴിവ് ഏകദേശം ഒരു മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ അത് ഉണർത്തുന്നുണ്ട് ഇനി അഞ്ചാമത്തെ റൂട്ടറൈസ് ആകുമ്പോൾ ഭൗതികമായിട്ടുള്ള തലത്തിൽ മാനസിക തലത്തിൽ വൈകാരികമായ തലം മുഴുവൻ കെട്ടടങ്ങും കെട്ടടങ്ങി അങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇങ്ങനെ ഉണ്ടാവില്ല പക്ഷെ ബുദ്ധിതലം വളരെയധികം വികസിക്കും ബുദ്ധിതലം വികസിച്ചിട്ട് അസാധാരണമായിട്ടുള്ള ബുദ്ധിവൈഭവങ്ങളൊക്കെ പ്രകടമാവും അതോടുകൂടി ആത്മീയമായിട്ടുള്ള തലം ഏകദേശം മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ അതും വളരെ അന്ന് ഈ ടി വി മറ്റൊന്നും ആയിരിക്കില്ല അന്ന് എല്ലാവരും ഈ അഷ്ടൈശ്വര്യ സിദ്ധികളെ ആശ്രയിക്കുന്നതായ ഒരു അവസ്ഥയായിരിക്കും അന്ന് ഏകദേശം ഒരു മുപ്പത് മുതൽ അമ്പത് ശതമാനം ആളുകൾ വരെ ബാക്കിയുള്ളവരൊക്കെ സാധാരണ ബുദ്ധിശക്തി ഉപയോഗിച്ച് ജീവിക്കുന്നവരാണ് ഇപ്പൊ തന്നെ S T D I S T ഒക്കെ ഉണ്ടല്ലോ ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ നേരെ കുറച്ച് അഞ്ചാമത്തെ കൂട്ടേഴ്സ് എത്തുമ്പോൾ ആളുകൾ തന്നെ സ്വയം ബുദ്ധി കൊണ്ട് തന്നെ ലോകം മുഴുവനും കാണാനും കേൾക്കാനും ഒക്കെയുള്ള കഴിവ് സമ്പാദിച്ചിട്ടുണ്ടായിരിക്കുന്നു പിന്നെ ആറാമത്തെ റൂട്ട് റേസ് ആണ് ആറാമത്തെ റൂട്ട് റേസ് ആകുമ്പോഴേക്ക് ബുദ്ധിതലം നമ്മൾ വിട്ടുപോകും ബുദ്ധിതലം എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു കൊള്ളരുതാത്ത ഒരവസ്ഥയായി മാറും അതിനേക്കാളും അപ്പുറമുള്ളതായി ആത്മീയതലം വളരെയധികം വികാസം പ്രാപിക്കുന്നു ആത്മീയതലം വികാസം പ്രാപിച്ച് അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് പോകണമെങ്കിൽ വാഹനമൊന്നും വേണ്ട സങ്കല്പിച്ചാൽ മതി അവിടെ എത്തുന്ന പറയും അപ്പം അങ്ങനെ clairvoyance clairaudience psycho psychometry telepathy മുതലായ എല്ലാ കഴിവുകളും അഷ്ടാവിശ്വസ്ഥിതികളും അനിമ ലഖ്യമ ഗരിമ ഈ ശുദ്ധം വശുദ്ധം പ്രാപ്തി എന്ന് പറഞ്ഞ എല്ലാ കഴിവുകളും അവർക്കുണ്ടാവും അതുകൊണ്ട് ഇന്ന് നമ്മൾ ശാരീരികമായി ക്ലേശിക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുതയും ആറാമത്തെ റൂട്ടേഴ്സിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നത് ആറാമത്തെ റൂട്ടറേഴ്സിലുള്ളതായ മൂലവർഗങ്ങളിലുള്ളതായ സാധാരണക്കാരാണ് ഇപ്പം നമ്മുടെ നാലാമത്തെ റൂട്ട് അവതാരം ചെയ്ത് നമ്മളെ ഉദ്ധരിക്കാൻ വന്നിട്ടുള്ളത് അങ്ങനെയാണ് ശങ്കരാചാര്യർ ബുദ്ധൻ യേശു ക്രിസ്തു മുതലായവരൊക്കെ ഈ ആറാമത്തെ റൂട്ട് സാധാരണക്കാരാണ് അപ്പൊ അവരിവിടെ വന്ന് എന്തിനാണ് അവതാരെടുത്ത് എന്തിനാണ് നിങ്ങൾ വെറുതെ ഈ ശാരീരിക തലത്തിൽ ക്ലേശിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ മോഹങ്ങളെ കൊണ്ട് വീണ്ടും വീണ്ടും ഇവിടെ തന്നെ ജനിക്കാൻ മരിക്കുക ജനിക്കാൻ മരിക്കുക അങ്ങനെ സമയം കളയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ വേഗം ഇവിടെയുള്ള ആഗ്രഹങ്ങളൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരൊന്നും തന്നെ വെറുതെ ഒന്നും ആവർത്തിക്കില്ല ആവർത്തിച്ച് സമയം കളയില്ല അറിയേണ്ടതായ ഇവിടെ അറിയാനുള്ള എത്രയൊക്കെ ഉള്ളൂ എന്ന് അറിഞ്ഞ് വേഗം ഇതിൻ്റെ ഉന്നതമായിട്ടുള്ള മണ്ഡലത്തിലേക്ക് കടക്കാനുള്ള ശ്രമം ചെയ്യണം ആ ശ്രമം എന്താ പറയണം എല്ലാം വൈബ്രേഷനാണ് അപ്പോൾ ഹയർ ഫ്രീക്വൻസി വൈബ്രേഷനായിട്ട് റെസനേറ്റ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളെ പിന്നെ ബുദ്ധിയെ തയ്യാറാക്കിയാൽ മതി എന്നാൽ വേഗത്തിൽ നിങ്ങൾക്ക് ഈ മണ്ഡലം വിട്ടിട്ട് ഉന്നതമായ മണ്ഡലത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് പഞ്ചാം മൂലവർഗം കഴിഞ്ഞ് ആറാമത്തെ മൂലവർഗം ആവാനൊന്നും കാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇവിടെ എല്ലാം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് അടുത്ത മണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് അതായത് ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അപ്പുറം ഇല്ല എന്നുള്ള ഒരു ധാരണ കൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കാനും ഇനിയും ജന്മം ഒക്കെ അനുഭവിക്കാൻ കാരണം അപ്പൊ അതല്ല ഉന്നതമായ മണ്ഡലങ്ങൾ ഉണ്ടെന്നും അവിടെ ഈ പ്രയാസങ്ങളൊന്നും അവിടെ ഇല്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ ആറാം മൂലവർഗത്തിലുള്ള ആളുകൾ ഇവിടെ വന്ന് അവതാരം ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ മൂലവർഗം ആറാം മൂലവർഗം അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് നോക്കാം രണ്ടാമത്തായിട്ട് മഹാവിഷ്ണു കിടക്കുന്നതായിട്ടുള്ള സർപ്പത്തിന് ഇപ്പോൾ മൂന്നര ചിറ്റാണ് മൂന്നര ചിറ്റ് എന്ന് പറഞ്ഞാൽ കാലത്തെ സൂചിപ്പിക്കുന്നതാണ് അതായത് നാലാമത്തെ മൂലവർഗത്തിലാണ് നമ്മൾ നടത്തുന്നത് മൂന്നാമത്തെ മൂലവർഗത്തിലായിരുന്നു രണ്ടര ചിറ്റേ ഉണ്ടായിരുന്നു രണ്ടാമത്തെ മൂലവർഗത്തിലാകുമ്പോൾ ഒന്നര ചുറ്റ് നമ്മൾ എവിടെയെങ്കിലും കിടക്കുന്ന സമയത്ത് ഒരു കല്ല് കിട്ടി നിൽക്കുക കല്ലിൽ ഒന്നര ചുറ്റ് പാമ്പിന്റെ മേലെ മഹാവിഷ്ണു കിടക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം കണ്ടു എന്ന് വെച്ചാൽ അത് രണ്ടാം മൂലവർഗത്തിൽ ആരോ കൊത്തി ഉണ്ടാക്കിയതാണ് അർത്ഥം ഇനിയിപ്പോൾ കുറെ കഴിഞ്ഞ് നമ്മൾ അഞ്ചാമത്തെ മൂലവർഗത്തിൽ എത്തുന്ന സമയത്ത് അഞ്ചര അതിൽ അതിൽ ഉണ്ടാവും ഇപ്പം മൂന്നര ചുറ്റാണ് നാലാമത്തെ മൂലവർഗത്തിൽ അഞ്ചാമത്തേലാകുമ്പോൾ നാലര ചുറ്റായിരിക്കും ആറിലാകുമ്പോൾ അതിലും കൂടുതലായിരിക്കും അപ്പോൾ ഓരോന്ന് വിട്ടിട്ട് കൂടുതലായിട്ട് അതായത് അഞ്ചാമത്തെ മൂലവർണ്ണത്തിൽ എത്തുന്ന സമയത്ത് അഞ്ചര ചുറ്റുണ്ടാവും ആറാമത്തെ മൂലവർണ്ണത്തിലേക്കാവും അപ്പം അങ്ങനെ വിഷ്ണുവിൻ്റെ കിടക്കുന്ന പാമ്പിൻ്റെ ചുറ്റ് നോക്കിയിട്ട് നമ്മൾ ഏത് മൂലവർണ്ണത്തിൽ പെട്ടതാണ് തിരിച്ചറിയാൻ പറ്റും ഇപ്പം കലാ കലാകാരന്മാരായിട്ടുള്ള ആൾക്കാർ പല സ്തൂപങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോ മഹൽ വ്യക്തികളും ഏത് മൂലവർഗത്തിൽ പെട്ടവരാണെന്ന് നോക്കാൻ വേണ്ടി ഈ പാമ്പിൻ്റെ ചുറ്റ് മാത്രം അവിടെ വരച്ചു വെച്ചാൽ മതി ഇപ്പോൾ ഒരു ശ്രീകൃഷ്ണനെ കാണിച്ചു അല്ലെങ്കിൽ പിന്നെ ശങ്കരാചാര്യനെ കാണിച്ചു എന്നൊക്കെ ശങ്കരാചാര്യനെ കാണിച്ച് അതിൻ്റെ അടുത്ത് ഒരു അഞ്ചര ചിറ്റ് ഉള്ളതായിട്ടുള്ള ഒരു പാമ്പിനെ കാണിച്ചു കഴിഞ്ഞാൽ ആറാം മൃഗ മൂലവർഗത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം എന്ന് നമുക്ക് ബോധിക്കാൻ കഴിയും അപ്പം അങ്ങനെ ഈ മിസ്റ്റിക് ആയിട്ടുള്ള ചിത്രകാരന്മാരൊക്കെ പല ക്ഷേത്രങ്ങളിൽ ഒക്കെ വരച്ചു വെച്ച സമയത്ത് അല്ലെങ്കിൽ കൊത്തുപണി ഉണ്ടാക്കുന്ന സ്ഥലത്ത് ചില ചില്ലറ സിമ്പിൾസ് ഒക്കെ കാണും ചില പുഷ്പങ്ങളുടെ ചില മൃഗങ്ങളുടെ പാമ്പിൻ്റെ ഒക്കെ ചിത്രങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ ഒരു അടിസ്ഥാനം എന്താ വെച്ചാൽ അത് പ്രതിനിധാനം ചെയ്യുന്നതായ കാലഘട്ടം ഏതാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താനും കൂടിയാണ് അവര് <clears throat> വിഭാവനം ചെയ്യുന്നതായ അവർ പ്രതിനിധാനം ചെയ്യുന്നതായ ഭാവങ്ങൾ ഏതാണെന്ന് ഏത് മണ്ഡലത്തെയാണ് അവർ ഭാവന ചെയ്യുന്നത് ഒക്കെ നമ്മൾ ഓർമ്മിപ്പിക്കാനും നമ്മൾ അറിയിക്കാനും വേണ്ടിയാണ് ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ ഈ കലകളിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ പല ലക്ഷണങ്ങളും നമുക്ക് ചൂണ്ടുവലയായിട്ട് കാണിച്ചു തരുന്നുണ്ടാകും അത് വായിക്കാൻ നമുക്ക് അറിയണമെന്ന് മാത്രമേ ഒന്നിനെ മൂലവർഗങ്ങളിലൂടെ നമ്മൾ തനിയെ ഇങ്ങനെ പോകുന്നതായി കാണാം എന്നാൽ പെട്ടെന്ന് ഇപ്പോൾ നാലാമത്തെ മൂലവർഗ്ഗമാണ് നമ്മളെന്ന് പറഞ്ഞു അഞ്ചാമത്തെ മൂലവർഗത്തിൽ വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ കുറേശ്ശെ പ്രകടമായി ഉണ്ടാവും ചില നാടുകളിൽ അപ്പോൾ അത് മറ്റുള്ളവരെയും കൂടി അറിയിച്ച് എല്ലാവരെയും ഒന്നിച്ച് ഉദ്ധരിക്കാൻ വേണ്ടി എന്താണ് മാർഗം എന്ന് മഹാത്മാക്കളുടെ ആ പുസ്തകങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങൾ ഉണ്ടാവുന്നതാണ് എല്ലാ സ്ഥലത്തും മാധ്യമങ്ങൾ ഉണ്ടാവും അപ്പോൾ എവിടെയാണോ കൂടുതൽ എന്തെങ്കിലും ഉള്ളത് അത് ബാക്കി എല്ലാ സ്ഥലത്തും അപ്പപ്പോൾ തന്നെ എത്തിക്കാനുള്ള സംവിധാനം ഈ മാധ്യമങ്ങൾ കൂടി ഉണ്ടാവും എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ആണിപ്പോൾ നമുക്ക് ടി വി ഉണ്ട് ഉപനിഷത്ത് പ്രഭാഷണം ഗീതാ പ്രഭാഷണമൊക്കെ ലോകം മുഴുവനും എല്ലാവർക്കും കേൾക്കാം അതുപോലെ ബൈബിള് പ്രഭാഷണം നമുക്ക് എല്ലാ സ്ഥലത്തും എല്ലാവർക്കും എപ്പോഴും കേൾക്കാൻ പറ്റും അതുപോലെ എന്തൊക്കെ വിശേഷങ്ങളുണ്ടോ അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ഇവിടെ ഒന്നും ഇല്ലാത്തതായിട്ടുള്ള നമുക്ക് അറിഞ്ഞുകൂടാത്ത കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് വളരെയധികം തേമായിട്ട് മാധ്യമങ്ങൾ ലോകം മുഴുവൻ പ്രക്ഷേപണം ചെയ്യും അപ്പോൾ നമുക്ക് ഉന്നത മണ്ഡലങ്ങളെ അറിയാനും അതിനനുസരിച്ച് നമ്മുടെ മനസ്സിനെ ഒരുക്കി കൊണ്ടുവരാനൊക്കെ മാധ്യമങ്ങൾ സഹായിക്കും എന്ന് മഹാത്മാക്കളുടെ ഗ്രന്ഥങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോ ഈ ഇന്ന ഇന്ന ചാനലൊക്കെ നിരോധിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അത് നിരോധിക്കാൻ കഴിയില്ല കാരണം ആകാശത്തൂടെ വരുന്നതാണ് ആർക്കും ഒരു റിസീവർ വെച്ച് കഴിഞ്ഞാൽ എവിടുന്നും പിടിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ സ്വാർത്ഥതയിൽ വിഭാഗീയ ചിന്താഗതികളുമായിട്ട് അതിരുവരമ്പുകൾ വെക്കാനുള്ളതായ സാധ്യതകളൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോകും അങ്ങനെ എല്ലാം യൂണിവേഴ്സൽ ആയി മാറുന്ന സാർവലൗകികമായി തീരും ഈ ഉന്നതമായിട്ടുള്ള അവസ്ഥകളൊക്കെ എന്ന് പറയുന്നത് അത് എല്ലാവരെയും എത്തിക്കാനുള്ള സംവിധാനം മാധ്യമങ്ങളിൽ കൂടി ഉണ്ടാവും പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് ആ റൂട്ടറീസിൻ്റെ വിവരണങ്ങളിൽ കൂടി കാണാൻ പോകുന്നത് പിന്നെ അവരുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ ഓരോ റൂട്ടറീസിനുള്ള സ്വഭാവം വൈകാരികമായിട്ട് എങ്ങനെയിരിക്കും വിവേകപരമായിട്ട് എങ്ങനെയിരിക്കും അവരുടെ കലാപരമായിട്ട് എങ്ങനെയിരിക്കും ഒക്കെ പറയേണ്ടതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ അതിൽ വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ താന്ത്രികമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ശാസ്ത്രങ്ങളും കൂടി സർവസമന്വയം പ്രാപിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് താന്ത്രിക് ഫിലോസഫി എന്ന് പറഞ്ഞാൽ എല്ലാം തന്ത്രത്തിൽ അധിഷ്ഠിതമാണ് തന്ത്രം നമ്മളിപ്പോൾ വേദാന്തം എന്ന് പറഞ്ഞാൽ തന്ത്രമാണ് ഭക്തിശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്ത്രമാണ് ജ്ഞാനശാസ്ത്രം തന്ത്രമാണ് കർമ്മയോഗം തന്ത്രമാണ് എല്ലാം തന്ത്രങ്ങളാണ് തന്ത്രം തൻ എന്ന് പറഞ്ഞാൽ തന്മാത്ര തന്മാത്ര എന്ന് പറഞ്ഞാൽ ഊർജം ചലിക്കാൻ തുടങ്ങുന്നവർക്ക് അതിനെ തൻ ജഡം എന്നാണ് ജഡം ജഡീകരണം എപ്പം മുതലാണ് ജഡാവുന്നു ചലിക്കാൻ തുടങ്ങുന്നവർക്ക് അപ്പൊ അനന്തമായുള്ള ഒരു ശക്തി ഊർജം നിശ്ചലമായിട്ടിരിക്കുമ്പോൾ അതിനെ ജഡം നമുക്ക് പറയാൻ കഴിയും അത് ചലിക്കുന്ന സമയത്ത് മുതൽക്ക് ജഡാവാണ് ചലിക്കുമ്പോഴാണ് അതിന് തന്മാത്ര തൻ സൂക്ഷ്മമായിട്ടുള്ള മാത്ര ആയിട്ട് ചലിക്കുന്നു ആ ചലനം മുതൽക്കാണ് ഈ തന്ത്രശാസ്ത്രം നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ച് വിവരിച്ച് നമ്മളെ ബോധ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ തന്ത്രശാസ്ത്ര പ്രകാരം ആദ്യം തന്നെ പ്രൈബോഡിയൽ എനർജി ആദ്യത്തിൽ പ്രാഥമികമായിട്ടുള്ള പരാശക്തി എന്ന് പറയുന്ന ശക്തിയാണ് പരമായിട്ടുള്ള ശക്തി അനന്തമായിട്ടുള്ള ഒരു മഹാശക്തി അൾട്ടിമേറ്റ് എനർജി എന്നുള്ള അർത്ഥമാണ് ആ പരാശക്തി ആ പരാശക്തിയിൽ ആദ്യമായിട്ട് ചലനം ഉണ്ടാവുകയാണ് ചലിക്കുമ്പോൾ ശബ്ദമാവും ചലനം കൂടാതെ ശബ്ദമില്ല ശബ്ദമില്ലാതെ ചലനമില്ല നമ്മൾ ശബ്ദവും ചലനവും ഒന്ന് തന്നെയാണ് അർത്ഥം അപ്പം ആദ്യ ചലനം ആദ്യ ചലനമാണ് തന്മാത്രയുടെ രൂപം പൂണ്ട് പിന്നീട് ഭൗതിക പ്രപഞ്ചമായി തീരാൻ കാരണമായി തീരും അപ്പം ആദ്യം തന്മാത്ര ഉണ്ടായി തന്മാത്രകള് ഉണ്ടായ സമയത്ത് രണ്ടായി തീർന്നു എന്നാണ് ശബ്ദമാണ് ആദ്യത്തെ തന്മാത്ര ശബ്ദ തന്മാത്രകളാണ് രണ്ട് തന്മാത്രകളാണ് ഒന്ന് feminine and the other masculine masculine and feminine നിഗമോ ആഗമോ ആയിട്ടുള്ള രണ്ട് ശബ്ദങ്ങൾ ഈ ശബ്ദത്തെ ആശ്രയിച്ച് എത്രയോ ജന്മങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് വെറും ശബ്ദം മാത്രമേ ഉള്ളൂ ആ ശബ്ദം കൊണ്ടുള്ളതായ തമ്മിൽ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം അതിനെ സംബന്ധിക്കുന്നതായുള്ള വികാരങ്ങൾ ഇതൊക്കെ ജീവിത അനുഭൂതികളായിട്ട് ഉള്ളതായ ജന്മങ്ങളുണ്ടായിട്ടുണ്ട് അവർ പിന്നീട് ആ ശബ്ദങ്ങൾ ഒന്നിച്ചു ചേർന്നു ഒന്നിച്ചു ചേർന്നിട്ട് അക്ഷര എന്നാണ് അക്ഷരങ്ങളായി ഈ അക്ഷരങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് എത്രയോ ജന്മങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പക്ഷികളൊക്കെ വെച്ചാൽ ഇങ്ങനെ അക്ഷരങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ് പക്ഷികളും മൃഗങ്ങളൊക്കെ ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കുന്നു മാത്രമേ ഉള്ളൂ നമ്മൾ പറയുന്ന മാതിരി സംസാരം നോക്കില്ല പക്ഷേ അവർ ഓരോ അക്ഷരം ഉച്ചരിക്കുന്നു അതിൻ്റെയും മുമ്പേ ചില ഒക്കെ വെറും ഈ ഈ ശബ്ദങ്ങൾ മാത്രമാണ് ഓരോ ശബ്ദങ്ങളെ കൊണ്ടാണ് അവർ ആശയവിനിമയമൊക്കെ ചെയ്യുന്നത് പിന്നെ അക്ഷരങ്ങൾ ചില ജന്തുക്കൾക്കും പക്ഷികൾക്കൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതും കഴിഞ്ഞതിന് ശേഷം പിന്നാണ് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് പദങ്ങളാണ് പദങ്ങൾ ഈ പദത്തെ ആശ്രയിക്കുന്നവരാണ് നമ്മളൊക്കെ പദത്തിൽ നിന്നാണ് പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത് ഒരു പദത്തിന്റെ അർത്ഥം ആണ് ഇപ്പൊ കസേര എന്ന് പറയുന്നത് ഒരു പദമാണ് ഈ കസേര എന്ന് പറയുന്നത് ആ പദത്തിന്റെ അർത്ഥമാണ് അതുപോലെ ഒരു പുഷ്പം എന്ന് പറഞ്ഞാൽ ഒരു പദം ഒരു പുഷ്പം കണ്ടു കഴിഞ്ഞാൽ അത് ഈ പദത്തിന്റെ അർത്ഥമാണ് അത് ആകാശം പദത്തിന്റെ അർത്ഥമാണ് അപ്പൊ ഈ ലോകത്ത് കാണുന്ന മുഴുവനും പദാർത്ഥങ്ങൾ എന്ന് പറയാൻ കാരണം പദങ്ങളുടെ അർത്ഥം എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ ഈ അർത്ഥങ്ങളൊക്കെ തന്നെ ഈ പദാർത്ഥങ്ങളൊക്കെ തന്നെ ഏതിലാണ് ഉൾക്കൊണ്ടിരിക്കുന്ന പദങ്ങളിലാണ് അപ്പൊ പദത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അനന്ത കോടി വൈവിധ്യമാർന്ന പ്രപഞ്ച പദാർത്ഥങ്ങൾ മുഴുവനും ഈ പദങ്ങളിലാണ് ഈ പദങ്ങളെ ആവർത്തിച്ചാൽ പദങ്ങളിൽ നിന്ന് ഈ പദാർത്ഥങ്ങളെ മുഴുവനും ഉണ്ടാക്കാൻ സാധിക്കുന്ന പറയും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് പദങ്ങളിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഉദാഹരണമായിട്ട് തന്ത്രശാസ്ത്രത്തിൽ അഗ്നിയുടെ വിജാക്ഷരം എത്ര പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ ഉപസ്ഥിതി വരുത്തി കഴിഞ്ഞാൽ അവർ സങ്കല്പിച്ചാൽ അഗ്നി ഉണ്ടാവും എന്ന് പറയും ഗജശബ്ദം എത്രയോ കാലം ആവർത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഗജം ഉണ്ടാവും എന്ന് പറയും അപ്പം ഈ പ്രപഞ്ചത്തിൽ എന്ത് പദാർത്ഥങ്ങളും ഉണ്ടാവാൻ നമ്മൾ ഈ ഇതിനെ ആശ്രയിക്കുകയാണ് പദത്തെ ആശ്രയിക്കുക അങ്ങനെ പദം അക്ഷരം എന്ന് പറഞ്ഞാൽ ഇതൊന്നും നാശമില്ലാതെ അതിലിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ അതിൽ അതിൽ നിന്ന് നമുക്ക് കൂട്ടിച്ചേർത്ത് പദങ്ങളാക്കി അതിൽ നിന്ന് പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഈ പദാർത്ഥങ്ങൾ ഉണ്ടായി കഴിഞ്ഞു പദാർത്ഥങ്ങൾ എത്ര തരണ്ട് പദാർത്ഥങ്ങളുടെ ലോകത്താണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് നമ്മളും പദാർത്ഥങ്ങൾ തന്നെയാണ് അപ്പൊ പദാർത്ഥത്തിൻ്റെതായിട്ടുള്ള ലോകത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ട് അതില് പദാർത്ഥങ്ങൾ ആദ്യം മൂന്നായി തിരിച്ചു അല്ല രണ്ടായി തിരിച്ചു എനർജി അഗ്നിയുടെ ഉണ്ടായിട്ടുള്ളത് ബോധത്തിൽ നിന്നാണ് ഈ ആകാശത്തിൽ നിന്നാണ് വായു ഉണ്ടായിരുന്ന വായുവിൽ നിന്ന് അഗ്നി ഉണ്ടാവുന്നു അഗ്നിയിൽ നിന്ന് വെള്ളം ഉണ്ടാവുന്നു വെള്ളം ഭൂമി ഉണ്ടാവുന്നു അപ്പം ഇത് മുഴുവനും ഈ ശബ്ദത്തിൽ നിന്നാണ് ശബ്ദം മാത്രമേ നിന്നാണ് അപ്പം അങ്ങനെ ഈ പദാർത്ഥങ്ങൾ മുഴുവൻ പദാർത്ഥത്തിൻ്റെ ലോകത്ത് പദാർത്ഥങ്ങൾ നമ്മൾ ആദ്യം തന്നെ വിശകലനം ചെയ്യാൻ നോക്കുമ്പോൾ എനർജി മാറ്റർ രണ്ടായി തിരിച്ചു ചൈതന്യം പിന്നെ ജഡം ജഡം ചൈതന്യം രണ്ടായി തിരിച്ചു ഈ ജഡങ്ങൾ നമ്മൾ വീണ്ടും പലതരാക്കി എന്താണ് ലിക്വിഡ് ഗ്യാസ് സോളിഡ് ഗ്രഹപദാർത്ഥങ്ങൾ ദ്രവപദാർത്ഥങ്ങൾ വാതകപദാർത്ഥങ്ങളാക്കി മൂന്നാക്കി തിരിച്ചു ഇനി ചൈതന്യത്തെ നമ്മൾ എങ്ങനെ ചലിക്കുന്ന തന്നെയാണ് അതായത് മാഗ്നറ്റിസം ഇലക്ട്രിസിറ്റി പിന്നെ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മുതലായ ഇതൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള ചൈതന്യങ്ങളായിട്ട് നമുക്ക് കാണാം അപ്പോൾ പദാർത്ഥങ്ങളും ചൈതന്യവും ജഡവും ചൈതന്യവും മാറ്റർ ആൻഡ് എനർജി ഞാൻ രണ്ടായി തിരിച്ചു ഈ എനർജിയെ നമ്മൾ വീണ്ടും പഠനവിധയാക്കി മാറ്ററിനെയും പഠനവിധയാക്കി അതിനാണ് science chemistry physics botany zoology എന്ന് പറഞ്ഞ എല്ലാതും ഉണ്ടായിട്ടുള്ള അങ്ങനെയാണ് പിന്നെ ഇമോഷണൽ ആയിട്ടുള്ള സൈക്കോളജി ഫിലോസഫി റിലിജൻ മുതലായതൊക്കെ ആ തരത്തിലും മാനസിക തരത്തിലും ബുദ്ധിഹരത്തിലാണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും മറ്റൊക്കെ അങ്ങനെ ഈ ബുദ്ധിഹരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളെ കുറിച്ചാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ തലത്തിൽ നിന്ന് പദാർത്ഥങ്ങളുടെ തലത്തിൽ വിചാരിക്കാനുള്ളത് അപ്പോൾ ഈ പദാർത്ഥങ്ങളുടെ തലത്തിൽ നമ്മൾ ആദ്യം തന്നെ എന്തായിരുന്നു എല്ലാ പദാർത്ഥങ്ങളെയും കൂടി നൂറ്റിപ്പത്ത് മൂലകങ്ങളാക്കി തിരിച്ചു പണ്ട് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിരണ്ട് എന്നൊക്കെ പറയുന്ന കാലം ഉണ്ടായിരുന്നു ഇപ്പം നൂറ്റിപ്പത്ത് മൂലങ്ങൾ എന്ന് പറയുന്നു ഈ നൂറ്റിപ്പത്ത് മൂലങ്ങളും ഉണ്ടായി അതിന് അതായത് തിരിച്ചു ഈ നൂറ്റിപ്പത്ത് മൂലങ്ങളെ കൊണ്ടാണ് ഈ ലോകത്തുള്ള സകല പദാർത്ഥങ്ങളും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ശബ്ദങ്ങൾ ഘനീഭവിച്ച് ഈ മൂലകങ്ങളായി തീർന്നു ആ മൂലകങ്ങളെ കൊണ്ടാണ് ബാക്കിയല്ല മൂലകങ്ങളാവുന്നതിൻ്റെ മുമ്പ് തന്നെ ആറ്റംസ് ആണ് ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതിനെ വീണ്ടും അനലൈസ് ചെയ്തപ്പോൾ കോർക്ക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു അപ്പോൾ കോർക്കിലെത്തിപ്പെടുമായിരുന്നു അപ്പോൾ അതിൻ്റെ ശേഷം വീണ്ടും ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ സയൻസ് വല്ലാതെ അങ്ങ് ഡെവലപ്പ് ചെയ്തു അതായത് സിലിക്കോൺ ചിപ്സിന്റെ ഉള്ളിലേക്ക് കറണ്ട് ഓടിച്ച സമയത്ത് അതിൽ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ പ്രവഹിക്കാൻ തുടങ്ങി ഇങ്ങനെ ഒഴുകി വരുന്നത് ഇലക്ട്രോൺസിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ശാസ്ത്രം പ്രപഞ്ചം മുഴുവനും ഈ അത്ഭുതകരമായിട്ടുള്ള ഈ ഇലക്ട്രോണിക് സിസ്റ്റം മുഴുവനും കണ്ടുപിടിച്ചിട്ടുള്ള അങ്ങനെയാണ് അപ്പോൾ ഈ സിലിക്കോണിൻ്റെ ഉള്ളിലേക്ക് കറണ്ട് കടത്തിവിട്ട സമയത്ത് ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന ഇലക്ട്രോൺസ് മുഴുവൻ ഓർബിറ്റ് വിട്ടിട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങുകയാണ് അപ്പം അങ്ങനെയാണ് അപ്പോൾ അതിനെ ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങളും ഇന്ന് ഈ ഫോണ് ഗോളാന്തര യാത്ര ടി വി അങ്ങനെ എല്ലാ സാധനങ്ങളും ഇലക്ട്രോണിക്സ് ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് മുതലായ അതൊക്കെ തന്നെ ഈ ഇലക്ട്രോണിക്സിന് ഉപയോഗിച്ചിട്ടാണ് പക്ഷേ ഇലക്ട്രോണിക്സിന്റെ കാലം പത്ത് കൊല്ലം കൂടെ ഇരുന്നാണ് പത്ത് കൊല്ലം കഴിയുമ്പോഴേക്കും ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സയൻസ് പഴഞ്ചനായി മാറുന്നത് കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ സൂര്യപ്രകാശത്തിന്റെ ഫോട്ടോൺസ് എന്ന് പറഞ്ഞ എനർജിയിലേക്ക് നമ്മൾ വിവർത്തനം ചെയ്യാൻ പോവാണ് അപ്പോൾ അന്ന് അതിനെ ഇലക്ട്രോണിക്സ് എന്നല്ല പറയാ ഫോട്ടോണിക്സ് എന്ന് പറയാം ഫോട്ടോണിക്സ് എന്ന് പറഞ്ഞാൽ സൂര്യനിൽ അഞ്ഞൂറ് കോടി കൊല്ലം വരെ കത്താനുള്ളതായ ഇന്ധനം എപ്പോഴും ബാക്കിയുണ്ടെന്ന് പറയും അത് മുഴുവൻ കത്തിത്തിരുന്നവരെ അപ്പോൾ നമുക്ക് എത്രയുണ്ട് എത്രയോ ഇന്ന് മാത്രമുള്ള ഇന്ധനം എപ്പോഴും അവിടെയുണ്ട് അതുകൊണ്ട് അതിലേക്ക് നമ്മൾ വിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യാതൊരു ദാരിദ്ര്യമില്ല കറണ്ട് ഇല്ല അല്ലെങ്കിൽ അവിടെ ബാറ്ററി ഇല്ല അങ്ങനെയൊന്നും പറയുന്ന ഈ റേഞ്ച് ഇല്ല അങ്ങനത്തെ യാതൊരു വസ്തും പറയേണ്ടി വരില്ല അപ്പോൾ ഒരു ഗോളത്തിൻ്റെ മറുവശത്ത് എത്തിക്കഴിയുമ്പോൾ ഇവിടുന്ന് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മുഴുവൻ കട്ട് ഓഫ് ചെയ്തു എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞു നമ്മൾ വിഷമിക്കാറുണ്ട് അങ്ങനത്തെ യാതൊരു വിഷമം അന്ന് ഉണ്ടാവില്ല എന്ന് ഫോട്ടോണിക്സ് ആണ് അപ്പം ഈ ഫോട്ടോണിക്സ് എന്ന് പറഞ്ഞാൽ സൂര്യൻ വാരി എത്തുന്നതായിട്ടുള്ള ഈ പ്രകാശ എനർജി ഊർജ്ജ കണികകളാണ് ഈ പ്രകാശ ഊർജ്ജ കണികകൾ ഇല്ലാത്ത സ്ഥലമില്ല ഇല്ലാത്ത ഒരു നിമിഷവുമില്ല സർവ്വ സമയത്തും ഇപ്പം കരണ്ട് ചില സമയത്ത് ഉണ്ടാവും ചില സമയത്ത് ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴാണ് കരണ്ട് ഉണ്ടാവുക ഇല്ലാതാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ സൗരോർജം നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അതിന്റെ യാതൊരു അഭാവം ഉണ്ടാവില്ല അപ്പോൾ ഫോട്ടോണിക്സ് ഫോട്ടോണിക്സിലേക്കാണ് ഇപ്പൊ നമ്മളെ യാത്ര ഒരു പത്ത് കൊല്ലം കഴിയുമ്പോഴേക്കും അത് ശരിയാവും കാരണം നമ്മളെ ഇന്ധനത്തിന്റെ എല്ലാ സോഴ്സും ഇതാണ് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ആഹാരം തന്നെ ആഹാരം കഴിക്കുന്നു ആഹാരം കഴിച്ചാൽ ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ശതമാനം ഫോട്ടോണിക്സ് ആണ് നമുക്ക് കിട്ടുന്നത് സൗരോർജ്ജം അതിൽ ട്രാപ്പ് ചെയ്തിട്ട് അത് ദഹിക്കുന്ന സമയത്ത് അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജി കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നടക്കുന്നതൊക്കെ അപ്പോൾ ആ എനർജി നമുക്ക് നേരിട്ട് അബ്സോർബ് ചെയ്യാനുള്ള സിസ്റ്റം ആണ് നമ്മൾ പിന്നീട് കണ്ടുപിടിക്കുന്നത് ഈ പാടം മുഴുവൻ നികത്തി ഒക്കെ പിന്നെ ബിൽഡിംഗ് ആക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമ്മൾ കൃഷി ചെയ്യുക എങ്ങനെ നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതോടുകൂടി ജീവിക്കാനുള്ളതായ എനർജി സൗരോർജ്ജം നേരിട്ട് നമുക്ക് കിട്ടാവുന്ന തരത്തിലാവും അപ്പോൾ നമുക്ക് പിന്നെ വിഷമിക്കേണ്ടി വരില്ല എന്ന് അപ്പം അങ്ങനെ കണ്ടുപിടുത്തങ്ങൾ അതായത് പത്ത് കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോണിക്സിൻ്റെ ഏജായി അതും അതോടുകൂടി തന്നെ ഇപ്പോൾ പുതിയ വേറൊരു ശാസ്ത്രം നാനോ ടെക്നോളജി എന്ന് പറഞ്ഞ ശാസ്ത്രം നാനോ പാർട്ടി നാനോ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു മുടിനാരഴയുടെ കട്ടിയുടെ രണ്ട് കോടിയിലെ ഒരു അംശമാണ് അത്രയാണ് ഇതിൻ്റെ വലിപ്പ ചെറുപ്പം എന്ന് പറയുന്നത് അപ്പൊ അത് ആദ്യമായിട്ട് ഒരു ശാസ്ത്രജ്ഞൻ പ്രസന്റ് ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞ എങ്ങനെ വെച്ചാൽ നമുക്കൊരു ഡോക്ടറെ വിഴുങ്ങാൻ പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഉള്ളിൽ ചെന്നിട്ട് സുഖമായിട്ട് ഓപ്പറേഷൻ ചെയ്ത് വരായിരുന്നു അപ്പൊ എല്ലാവരും ചിരിച്ചു പക്ഷേ വസ്തുത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചതായിരുന്നു നാനോ പാർട്ടിക്കിൾസ് നാനോ പാർട്ടിക്കിൾസിനെ ചാർജ് ചെയ്ത് അതിന്റെ ടാർഗറ്റ് ലാബിൽ ചെയ്ത് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ എവിടെയാണോ സോക്കേട് അവിടെ ചെന്നാൽ സോക്കേട് മാറ്റിയിട്ട് മുപ്പത് വരും അയൽവക്കക്കാരും കൂടി അറിയില്ല എന്ന് അതായത് ക്യാൻസർ ഉണ്ടെങ്കിൽ ആ ക്യാൻസറിനെ മുഴുവൻ ക്യാൻസർ സെൽസിനെ മുഴുവൻ നശിപ്പിച്ചിട്ട് അതിൻ്റെ അടുത്തുള്ള സെൽസിന് യാതൊരു പോറലേൽക്കാതെ ഏൽപ്പിക്കാതെ ഇത് തിരിച്ചു അത് നാനോ പാർട്ടിക്കിൾസിൻ്റെ ആയിട്ടുള്ള അപ്പോൾ നാനോ ടെക്നോളജി എന്ന് പറഞ്ഞ സയൻസ് ഇപ്പോൾ തന്നെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറേ കൂടെ കഴിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാലഘട്ടമായിരിക്കും പക്ഷേ ഈ ഫോട്ടോണിക്സിൻ്റെ ഈ നാനോ ടെക്നോളജിയുടെ കാലം കൂടി കഴിഞ്ഞാൽ പിന്നത്തെ എന്തായിരിക്കും അടുത്ത പുരോഗതി ഏതിലേക്കായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് കുറേ ശാസ്ത്രകാരന്മാർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആ ചിന്തിക്കുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ഋഷീശ്വരന്മാർ കാണിച്ചു തന്നതായ മാർഗങ്ങളെക്കുറിച്ച് ബോധിക്കാൻ സാധിക്കും അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബോധകണികകളാണ് പാനോ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു ക്വാർക്ക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു ഫോട്ടോണിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു ഈ പാർട്ടിക്കിൾസ് ഒന്നും അല്ലാത്തതിന് മുഴുവനും സർവാധാരമായിട്ടുള്ള എന്താണ് ബോധ കണികകളാണ് പറയുന്നത് ബോധകണികൾ അതായത് ഒരു താമര ഒരു ചളിയിൽ നിന്ന് വളരുന്ന സമയത്ത് താമരയെ വേറൊരാൾ വളർത്തുകയല്ല ആ ചൈതന്യം താമരയായിട്ട് രൂപപ്പെട്ടു വരികയാണ് സ്വന്തമായിട്ട് അതെന്താ കാരണം താമര ബോധഗണികളാണ് ബോധഗണികൾ സ്വയമായിട്ട് ഒരു താമരയായിട്ട് ഭവിക്കുകയാണ് യത് ഭാവ തദ്ഭവതി സ്വയമായിട്ട് ഭാവിച്ച് അതിനനുസരിച്ച് ഭവിക്കുകയാണ് ദൈവം സൃഷ്ടിച്ചു എന്നാണ് ബാക്കിയുള്ളവർ പറയാം ബുദ്ധല്ല ദൈവം ആയിത്തീർന്നു എന്ന് പറയാം ദൈവം എന്ന് പറഞ്ഞപ്പോൾ ഈ ദേവനം അതായത് ലീലാമയമായിട്ട് വിനോദിക്കുന്നതായിട്ടുള്ള ഈ ബോധ കണികളെ കുറിച്ചാണ് അപ്പോൾ ഈ ബോധകണികൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ആയി തീരാൻ പറ്റും ഇപ്പോൾ കൃഷ്ണനായതും രാമനായതും ഒരു മരത്തടിയായതും ഒരു ആനയായതും ഒരു പശുവായതും ഒരു ഉറുമ്പായതും ഒക്കെ തന്നെ ആ ബോധകണികളാണ് ബോധകണികളുടെ കൂട്ടായ്മയാണ് അപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ് ബോധകണികളുടെ കൂട്ടായ്മയാണ് ലിവർ എത്ര ബോധപൂർവ്വം പ്രവർത്തിക്കുന്നു ഹാർട്ട് എത്ര ബോധപൂർവ്വം പ്രവർത്തിക്കുന്നു തലച്ചോറ് എത്ര ബോധപൂർവ്വം പ്രവർത്തിക്കുന്നു ഒക്കെ ബോധകണികളാണ് അതുകൊണ്ടാണ് അവരൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളാരും വിളിച്ചു പറഞ്ഞിട്ടല്ല എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വേണ്ട മാതിരി നമ്മൾ ആഹാരം കഴിച്ചാൽ അതിന് ലയിപ്പിച്ച് അത് അതിനെ ആത്മീകാരം നടത്തി ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളാക്കി മാറ്റുന്നൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ബോധഹണികളാവുകൊണ്ടാണ് അപ്പോൾ ബോധഹണികളാണ് ഉദാഹരണമായിട്ട് മാഷ് ഇപ്പോൾ അഞ്ഞൂറ് കുട്ടികളെയും കൊണ്ട് മൈതാനിൽ പോയി നിങ്ങൾ ഓങ്കാര രൂപത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാം ഓങ്കാര രൂപത്തിൽ നിൽക്കും അതിന് കാരണം എന്താണ് മാഷക്കറി ഓങ്കാരം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു ഈ കുട്ടികൾക്കും അറിയണം എങ്കിലല്ലേ അവർക്ക് അതിനനുസരിച്ച് നിന്ന് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കുട്ടികൾ അറിവുള്ള കുട്ടികൾ ഓങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുന്ന കുട്ടികളാവുകൊണ്ടാണ് ഓങ്കാര രൂപത്തിൽ നിന്ന് കൊടുക്കുന്നത് അതുപോലെയാണ് ഈ ബോധഗണികളൊക്കെ തന്നെ ബോധഗണികൾക്കൊക്കെ അറിയാം എല്ലാം സർവിജ്ഞരാണ് ബോധഗണികൾ ഈ ബോധഗണികളും കൂടി ചേർന്നിട്ട് ഒരു മനുഷ്യനാവുന്നു ഒരു ഗാലക്സി ആവുന്നു ഈ ലോകത്തുള്ള സർവ്വപദാർത്ഥങ്ങളാവുന്ന ബോധഗണികളാണ് അപ്പോൾ ഈ ബോധഗണികൾ ഞാനും ബോധമാണ് ബോധസ്വരൂപിയാണ് അപ്പോൾ എനിക്ക് ഞാൻ ബോധസ്വരൂപിയാണെന്നുള്ളൊരു അറിവ് ഉണർന്നു കഴിഞ്ഞാൽ എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ ബോധഗണികളായിട്ടാണ് ഡിസ്പെർസ് ചെയ്യാൻ പറ്റും കടകവിഷണം നടത്താം എന്നിട്ട് വേറെ സ്ഥലത്ത് റീഅസംബിൾ ചെയ്യാൻ പറ്റും അങ്ങനെ ബോധകാണികളായി ജീവിക്കുമ്പോൾ അപ്പോൾ ബോധകാണികൾക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എല്ലാം ഈ സ്ഥിതികളും മറ്റൊക്കെ ബോധകാണികളുടെ സ്വരൂപമാണ് സ്വഭാവമാണ് അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രയാസമില്ല അപ്പോൾ എല്ലാ കണികളുടെയും അവസാനം ശാസ്ത്രകാരന്മാരെത്തിച്ചേരുക ചേരുക അവസാനം ബോധകണികളാണ് ഈ ബോധകണികകളിലാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവനും നിലനിൽക്കുന്നത് ഈ കണികകളാവുന്നതിൻ്റെ മുമ്പ് തന്നെ പരാശക്തിയിലെ ചലനാത്മകതയാണ് ഊർജ കണികകളായെന്ന് പറഞ്ഞില്ല അതുപോലെ തന്നെ ബോധവും ബോധക്കണികളാവുന്ന സമയത്ത് തന്നെ ബോധസ്വരൂപി ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ ആയിട്ട് നിൽക്കുന്നതായ ആ ബോധത്തിലാണ് ബോധത്തിന്റെ ഒരു ഭാഗം ചലിച്ച് കണികകളായി ഈ ബ്രഹ്മാണ്ടായിട്ട് പാദോ അസവിശ്വാഭൂതാനി ത്രിപാദോർദ്ധം ദിവി എന്ന് പറയുന്നത് അത് അല്പസമയ അല്പസ്ഥലം കൊണ്ടാണ് ഈ ബ്രഹ്മാണ്ടത്തിന്റെ പ്രകൃതിയെ ജനിപ്പിക്കുന്നത് ബാക്കിയുള്ളൊക്കെ ഇങ്ങനെ ഈ ഇങ്ങനെ ഒരു സൃഷ്ടി അല്ലാതെ തന്നെ നിൽക്കുന്നു എന്നാണ് ഇതൊക്കെ സാക്ഷിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ ആ സാക്ഷിയായിട്ട് നിൽക്കുന്ന ബോധമാണ് ഞാൻ എന്നുള്ള ബോധത്തിലേക്കാണ് അതിലേക്കുള്ള ഉണർവിലാണ് ഈ ഋഷീശന്മാരൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് അവർക്കറിയാം അവരുള്ളിലുള്ളതായ ഉള്ളിലുള്ളതായ അവരെ ആ ബോധസ്വരൂപത്തിൻ്റെ ചെറിയൊരംശം ചലിച്ചിട്ട് ബോധകണികളായിട്ട് ആ ബോധകണികൾ യദ്ഭാവ തദ്ഭവതി എന്ന് പറഞ്ഞ് അനന്തകോടി വൈവിധ്യങ്ങളെ ചമൽക്കാരത്തോടുകൂടി പ്രകടമാക്കി കണ്ടു രസിച്ചുകൊണ്ടിരിക്കുന്നു അതിനുവേണ്ടിയാണ് ജീവിതം എന്നൊക്കെ അവർ പറയുന്നത് അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമ്മുടെ പോക്ക് അതിൻ്റെ മുന്നോടിയായിട്ട് മാക്സ് പ്ലാങ്ക് എന്ന് പറഞ്ഞ ജർമ്മൻ ശാസ്ത്രജ്ഞൻ അതായത് ക്വാണ്ടം ഫിസിക്സിൻ്റെ പിതാവാണ് അദ്ദേഹം പറഞ്ഞെന്താണ് ഈ ക്വാണ്ടം ഫിസിക്സിൽ ഇതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് ചൈതന്യത്തിന് ബോധമുണ്ട് എന്നൊരു വാക്കും കൂടി കോൺഷ്യസ് ആണ് എനർജി ഈസ് കോൺഷ്യസ് എന്ന് പറഞ്ഞു ഒരു വാക്ക് പറഞ്ഞു അതാണ് ഇതിൻ്റെ മുന്നോടിയായിട്ട് ഋഷീശന്മാരൊക്കെ ബോധ ബോധത്തിൽ ആകാശത്തിൻ്റെ ചെല്ലാൻ പകുതിയിൽ നിന്നാണ് ബ്രഹ്മാണ്ടം മുഴുവൻ ഉണ്ടായതെന്ന് പറയുന്നത് അതുകൊണ്ട് ആ ബോധത്തിലാണ് ഇതിൻ്റെയൊക്കെ കാൽപ്പനികമായിട്ടുള്ള ഈ ആദിവാസിക ലോകങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് അപ്പൊ അങ്ങോട്ടാണ് ഈ പദാർത്ഥങ്ങളെ സംബന്ധിച്ച ശാസ്ത്രത്തിന്റെ ഒടുവിലെത്താവുന്ന അവസ്ഥ ഇതാണെന്ന് അർത്ഥം പദാർത്ഥങ്ങളിലെ അതായത് പദങ്ങളിൽ നിന്ന് പദാർത്ഥങ്ങൾ ഉണ്ടായി ആ പദാർത്ഥങ്ങളുടെ ഗതിയാണ് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ആറാമത്തെ കൂട്ടറി സാമ്പിളിക്ക് അങ്ങനെയൊക്കെ ആയിരിക്കുന്ന ബോധഗണികൾ ഉദാഹരണമായിട്ട് ടക്യോ എന്ന് പറയും ടക്യോ എന്ന് പറഞ്ഞാൽ എന്താണ് സ്മോളർ പാർട്ടിക്കിൾസ് ആണ് ബ്രെയിൻ്റെ വേവ്സിന്റെ പാർട്ടിക്കിൾസ് ആണ് tachyons are particles having mass less than that of zero and velocity more than that of light, which can cross over the barrier of future എന്ന് പറയും അതായത് പൂജ്യത്തെ which can cross over the barrier of future weight ഇല്ല അതിനേക്കാളും താഴ്ന്ന അതിനേക്കാളും കുറഞ്ഞ വെയിറ്റ് ഉള്ളതും പിന്നെ ലൈറ്റിനേക്കാൾ പ്രകാശമുള്ളതുമായിട്ടുള്ള ലൈറ്റിനേക്കാൾ വേഗത ഉള്ളതുമായിട്ടുള്ള പാർട്ടിക്കിൾസിനെയാണ് ടക്യോൺ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അപ്പോൾ ടക്യോണിക് ബ്രെയിൻ ആവുകയാണ് നമ്മൾ തപസ് ചെയ്യുന്ന സമയത്ത് ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന്റെ ഹയർ ഫ്രീക്വൻസി വൈബ്രേഷൻ ആയിട്ട് റെസനേറ്റ് ചെയ്ത് ചെയ്ത് അവസാനം ടാക്യോണിക് ബ്രെയിൻ ആവും അപ്പോൾ നമ്മൾ ടാർഡയോണിക് ബ്രെയിൻ ആണ് ടാർഡയോണിക് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ more than that of zero weight more than that of zero and speed less than that light which cannot cross over the barrier of future മറ്റന്നാൾ നാലാം നാൾ നമുക്ക് എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല മറ്റവർക്ക് പറയാൻ പറ്റും ഇത്ര കാലം കഴിഞ്ഞാലും വരാൻ പോകുന്ന മുഴുവൻ അവർക്ക് പറയാൻ പറ്റും അത്ര കാലജ്ഞാനികളായിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ പദാർത്ഥങ്ങളുടേതായിട്ടുള്ള രോഗം ഇനി അടുത്തത് ഏതാണ് പദാർത്ഥം പദങ്ങളെ ആവർത്തിച്ചാൽ മന്ത്രങ്ങളായി മന്ത്രങ്ങൾ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് മന്ത്രങ്ങളാണ് ഓം എന്ന് തൊട്ടൊരു ഓടി മന്ത്രപ്പൊരു നാം എന്നറിഞ്ഞു കൊണ്ടാടുവാമ്പേ പാമ്പാട്ടി ഗാനത്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുണ്ടലി പാട്ട് എന്ന് പറഞ്ഞ് നാരായണ ഗുരുദേവൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ പറഞ്ഞില്ല ഓം എന്ന് തൊട്ടൊരു ഓടി മന്ത്രപ്പൊരുൾ മന്ത്രങ്ങളാണ് ഈ ഇപ്പൊ രാമ എന്നുള്ള ഒരു പദമാണ് രാമ രാമ രാമ രാമ എന്ന് പറഞ്ഞാൽ മന്ത്രം കൃഷ്ണ എന്നുള്ള ഒരു പദമാണ് പദങ്ങളിൽ പദാർത്ഥമാണ് അദ്ദേഹം ഈ കാണുന്നത് കൃഷ്ണൻ എന്ന് പറഞ്ഞ പദാർത്ഥമാണ് ആ പദത്തിന്റെ അർത്ഥമാണ് ആയിരിക്കുന്നത് അത് കുറെ പ്രാവശ്യം രാവിലത്തെ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞ് പറഞ്ഞ് കുറേ കഴിഞ്ഞാൽ ആ മന്ത്രത്തിൻ്റെതായിട്ടുള്ള ഒരു ദേവതയായിട്ട് കണക്ഷൻ വരും ബന്ധം വരും നമ്മൾ ആ ബന്ധം വന്നു കഴിഞ്ഞാൽ ആ മന്ത്രദേവതയും നമ്മളും തമ്മിൽ ബന്ധമായി ബന്ധമായി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു തരാൻ ആ മന്ത്രദേവതയ്ക്ക് കഴിവുണ്ടാവും നമ്മൾ ആ മന്ത്രദേവതയുടെ ഉപാസന ഇങ്ങനെ തുറന്നുകൊണ്ടിരുന്നാൽ തുറന്നുകൊണ്ടിരുന്ന അങ്ങോട്ട് പരസ്പരം ഭാവി എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ സഹായിച്ചുകൊണ്ട് ഈ സൃഷ്ടി അങ്ങനെയാണെന്നാണ് ഓരോരുത്തരും എൻ്റെ ആവശ്യങ്ങളൊക്കെ അവരിങ്ങോട്ട് നിർവഹിച്ചു തരും അവരുടെ ആവശ്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് നിർവഹിച്ചു കൊടുക്കാം ഉദാഹരണമായിട്ട് ഒരാൾക്ക് എം എൽ എ ആയിട്ട് സെലക്ഷൻ കിട്ടണം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു വോട്ട് കൊടുക്കണം ഈ വോട്ട് കൊടുത്താൽ വോട്ട് കൊടുക്കുക എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിന്റെ ഫലം എന്താണ് അദ്ദേഹം എം എൽ എ ആയി കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് കോടി രൂപയുടെ ഒരു പാലം സാങ്ഷൻ ചെയ്താൽ ചെയ്തു തരാൻ പറ്റും ഈ നാട്ടിൽ അല്ലെങ്കിൽ ഒരു സ്കൂൾ ഉണ്ടാക്കി തരാൻ പറ്റും ഒരു ആശുപത്രി സാങ്ഷൻ ചെയ്തു തരാൻ കഴിയും അപ്പൊ കോടിക്കണക്കിന് രൂപയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ കഴിയാത്തതൊക്കെ സാധിച്ചു തരാൻ അദ്ദേഹം എം എൽ എ ആയാൽ പറ്റും അതിന് നമ്മൾ കൊടുക്കുന്നത് എന്താണ് വെറുതെ ഒരു വോട്ട് അതിനൊരു സെൻറ്റൻസ് കാണിച്ചാൽ മതി അതുപോലെ ഒരു ചെറിയ പൂജയെ ഒരു അതിൻ്റെ മന്ത്രമോ ഒരു വിളക്ക് വെച്ചിട്ട് അതിനൊരു സങ്കല്പമോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ വലിയ കാര്യങ്ങളാണ് സാധിക്കാൻ പോകുന്നത് അതുകൊണ്ട് നമുക്കോ നമുക്ക് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാധിപ്പിച്ചു തരാൻ ആ മന്ത്രദേവതയ്ക്ക് കഴിയും ചെയ്യും അപ്പം അങ്ങനെ കൊടി മന്ത്രങ്ങളുണ്ടെങ്കിൽ മന്ത്രദേവതകളും അത്ര അധികം ഉണ്ടല്ല വലിയ വലിയ മന്ത്രദേവതകളുടേതായിട്ടുള്ള ലോകങ്ങളുണ്ട് ഓരോ ദേവതകൾക്ക് അവരുടേതായിട്ടുള്ള ലോകങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ഭൂലോകം കഴിഞ്ഞാൽ ഭൂർലോകം സ്വർലോകം മഹർലോകം ജലലോകം തപലോകം സത്യലോകം എന്നൊക്കെ പറഞ്ഞ ലോകങ്ങളിലൊക്കെ തന്നെ ഇത്തരം മന്ത്രദേവതകളാണ് അതിൽ മൂന്ന് തരമുണ്ട് അഥമ മന്ത്ര ദേവതകളുണ്ട് മധ്യമ മന്ത്രദേവത അതായത് അധമം മധ്യമം ഉത്തമം അങ്ങനെ ഈ മൂന്ന് തരത്തിലുള്ള ദേവതകളുണ്ട് അവരുടേതായിട്ടുള്ള ലോകങ്ങളുണ്ട് അപ്പോൾ ഈ താഴ്ന്ന തരത്തിലുള്ളതായ വൈബ്രേഷനുള്ള ആളുകൾ മീറ്റ് ഈറ്റേഴ്സ് മുതലായ അവർക്കൊക്കെ അത് കോഴ്സ് വൈബ്രേഷൻ ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ച മന്ത്രദേവതകളാണ് അതിനനുസരിച്ച് മന്ത്രവും അതിൻ്റെ ദേവതകളുമാണ് ാണ് അവർ ആരാധിക്കുക അങ്ങനെ അതിൻ്റെതായുള്ള ഗുണം അവർക്ക് കിട്ടും തറവാട്ടിൻ്റെ മറ്റേ അവരുടെ സ്വന്തം കാര്യങ്ങളൊക്കെ അതിനൊക്കെ ചില സഹായമൊക്കെ അതിൽ നിന്ന് കിട്ടിയും വരാം പക്ഷേ മധ്യമന്മാരായിട്ടുള്ളവർ അതിനനുസരിച്ച് ഉത്തമന്മാരായിട്ടുള്ളവർ അതിനനുസരിച്ച് ഉദാഹരണമായിട്ട് അഗ്നിഹോമാദികളൊക്കെ അഗ്നിമണ്ഡലത്തിൽ ഉള്ളത് അഗ്നിമണ്ഡലത്തെ ആശ്രയിക്കുന്നതായിട്ടുള്ള കുറേ ദേവതന്മാരുണ്ട് ദേവസങ്കല്പം അപ്പം അതിൻ്റെ യാഗയജ്ഞാദികളൊക്കെ അങ്ങനെയുണ്ട് പിന്നെ സൂര്യമണ്ഡലത്തിൽ ഉള്ളതായ അതിൻ്റെതായിട്ടുള്ള യാഗയജ്ഞാദികളുണ്ട് അതിൻ്റെതായിട്ടുള്ള ദേവതന്മാരൊക്കെ ഉണ്ട് രജോഗുണ സംബന്ധമായിട്ടുള്ള അതായത് പിന്നെ അഗ്നിമണ്ഡലത്തിലുള്ള എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ജീവിതത്തിലെ മോഹങ്ങളൊക്കെ സാധിക്കാനുള്ളതാണ് പിന്നെ നമ്മൾ സാധാരണ ജീവിതത്തിൽ കിട്ടാത്തതൊക്കെ കിട്ടാൻ വേണ്ടിയുള്ളതാണ് ഈ സൂര്യമണ്ഡലത്തിലുള്ളതായ ഈ ദേവതമാരെ ആശ്രയിച്ചാൽ പിന്നെ സോമമണ്ഡലം അതായത് ചന്ദ്രമണ്ഡലം ചന്ദ്രമണ്ഡലത്തിൽ എന്താ വെച്ചാൽ സാത്വികരായിട്ടുള്ള മഹാത്മാക്കളുടെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയുള്ള യാഗയജ്ഞാതികളാണ് അവിടെയുള്ളതൊക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വലിയ ആ ഹയർ ഫ്രീക്വൻസി ആയിട്ട് റെസനേറ്റ് ചെയ്യാനുള്ള കഴിവാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആത്മമണ്ഡലമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അപ്പോൾ ഭൗതികമായിട്ടുള്ള ഒന്നിനെ ആശ്രയിക്കാതെ ഒരു കൈവല്യ ഭാഗത്തോടു കൂടി ഇരിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് അവിടെ നിന്ന് കിട്ടുക അപ്പോൾ ആളുകളുടെ പുരോഗതിക്ക് അനുസരിച്ച് അവരുടേതായിട്ടുള്ള ഈ സാധനങ്ങൾക്കൊക്കെ തന്നെ വ്യത്യാസം ഉണ്ടാകുന്നു അപ്പൊ അങ്ങനെ മന്ത്രം അപ്പൊ ആദ്യം ആദിപരാശക്തി അതിലെ രണ്ട് ശബ്ദങ്ങൾ ആ ശബ്ദങ്ങൾ കൂടിച്ചേർന്ന് അക്ഷരായി അക്ഷരങ്ങൾ പദങ്ങളായി പദത്തിൽ പദാർത്ഥങ്ങളുണ്ടായി പദങ്ങളെ ആവർത്തിച്ചാൽ മന്ത്രമായി മന്ത്ര മന്ത്രത്തിന് മന്ത്രദേവതകളും അവരുടേതായിട്ട് ലോകങ്ങളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടാക്കാം അതിന് ശേഷമാണ് കല എന്ന് പറഞ്ഞ ഭാവം കല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ ഒരു ഒരു അന്തരീക്ഷത്തിലാണ് ഒന്നൊന്നിന് അല്ലാത്ത വിധത്തിലാണ് ചില പക്ഷികൾ എങ്ങനെ വെച്ചാൽ കൊത്തി അടിയിലുള്ള സാധനം കൊത്തി തിന്നാ ചെയ്യുക ചില പക്ഷികൾ എന്താ വെച്ചാൽ സർഫസിലുള്ള മാത്രമേ തിന്നാൻ കഴിയുള്ളൂ അവരുടെ കൊക്ക് അങ്ങനെയായിരിക്കും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഘടന ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ആഹാരത്തിന് വേണ്ടി ആരും തമ്മിൽ തമ്മിൽ കടുപിടി കൂടാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു പശുവാണ് പശുവിന് പുല്ലേ വേണ്ടു വേറെ അവർക്ക് പട്ടിക്ക് പുല്ല് വേണ്ട പട്ടി ഇറച്ചിയാ തിന്നാം ഇറച്ചി പശുവിനും വേണ്ട അപ്പോൾ അത് തമ്മിൽ ആഹാരത്തെ സംബന്ധിച്ച് യാതൊരു കുഴപ്പമില്ല അതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഈ ഇതെല്ലാം തന്നെ ആദിപരാശക്തിയുടെ ശബ്ദത്തിൽ നിന്ന് വന്നിട്ടുള്ളതായ നിഗമാഗമങ്ങളുടെ കൂടിച്ചേരലായിട്ടുള്ള അക്ഷരങ്ങളും അക്ഷരത്തിൻ്റെതായിട്ടുള്ള ആവർത്തനം പദങ്ങളും പദത്തിൽ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്ന സമയത്തും മന്ത്രങ്ങൾ ഉണ്ടാവും മന്ത്രദേവതകൾ ഇതൊന്നും തന്നെ പരസ്പരം വിപരീതമല്ലാത്ത വിധത്തിലാണ് ഒന്നൊന്നിന് വിപരീതമല്ലാത്ത മാതിരി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിരവധി മണ്ഡലങ്ങളിൽ എല്ലാവർക്കും ഒരു മണ്ഡലമല്ല ഓരോരുത്തരുടേതായുള്ള മണ്ഡലങ്ങൾ ഭിന്നമായിട്ട് വെച്ചിരിക്കുകയാണ് അതാണ് ഈ കലന എന്ന് പറഞ്ഞാൽ ഒന്നൊന്നിന് വിപരീതമല്ലാത്ത വിധത്തിൽ കലാപരമായിട്ടാണ് കല കല എന്ന് പറയുന്നത് പിന്നെ അവസാനത്തെ എന്താണ് തത്വം താന്ത്രിക രീതിയിൽ പ്രപഞ്ച തത്വത്തെ നോക്കിക്കാണുന്ന രീതി അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനം എന്താണ് തത്വം തത്വം എന്ന് പറയാൻ തത് ത്വം അത് ഞാനാണെന്നുള്ള അതായത് ഇതെല്ലാം സംഭവിക്കുന്ന എവിടെയാണ് ബോധത്തിലാണ് സംഭവിക്കുന്നത് അപ്പൊ ഞാൻ ബോധാണെന്നുള്ള ബോധോദയം ഉണ്ടാവുന്ന സമയത്ത് എന്നിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അദ്ദേഹത്തിന് തോന്നും അപ്പോ എന്നിലാ സംഭവിക്കുന്നെങ്കിൽ ഈ ബ്രഹ്മാണ്ടത്തിൽ എവിടെ എന്തുണ്ടെങ്കിലും അതൊക്കെ ഞാൻ അറിയുന്നു എന്നർത്ഥമാണ് കാരണം ഈ ബോധത്തിന്റെ കണികളാണ് എല്ലാ സ്ഥലത്തും ഉള്ളത് അവ എവിടെ എന്തുണ്ടോ അപ്പൊ കാലദേശാതീതമായുള്ള മഹാപ്രജ്ഞ കാലദേശാതീതമായുള്ള മഹാപ്രജ്ഞ എന്ന ദേശാതീതം എന്ന് പറഞ്ഞാൽ എവിടെ എന്ത് സംഭവിച്ചാലും നമ്മൾ അറിയുന്നു എന്നർത്ഥം കാലാതീതം എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂതം ഭാവിയും വർത്തമാനമൊക്കെ നമ്മുടെ ഉള്ളിൽ വർത്തമാനം മാത്രമാണ് അതുകൊണ്ടാണ് യാതൊരു വിഷമമില്ലാതെ എല്ലാം അറിയാൻ കഴിയുന്നതെന്നാണ് അപ്പോൾ അവർ വൺ വിത്ത് എവ്രിതിങ് ആണ് എല്ലാമായിട്ട് സമന്വയം പ്രാപിച്ചിരിക്കുന്നതായിട്ടുള്ള മഹത്താ കുപ്പി എന്നുള്ള അവസ്ഥ ഇതാണ് താന്ത്രികത അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ ലക്ഷ്യം എന്താണ് ഞാൻ ബോധാണ് എന്ന ആ ഉള്ളുണർവിലേക്ക് നയിക്കപ്പെടുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഗുരുക്കന്മാർ അതിനുള്ള ആചാര പര്യാദികളും അതിൻ്റെ ചിട്ടകളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും അത് പ്രകാരം പോകുന്ന ആൾക്കാർക്ക് അവിടെ എത്താനുള്ള സൗകര്യം ഉണ്ട് കാരണം അല്ലാത്തവരാണെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് തങ്ങി നിൽക്കും അതായത് ശബ്ദത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അങ്ങനെ ആ സംഗീത ശാസ്ത്രത്തിൽ കൂടി അങ്ങനെ അങ്ങ് പോകും അല്ലെങ്കിൽ പദങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് പദാർത്ഥങ്ങളുമായിട്ട് സ്വത്ത് സമ്പാദിച്ച് സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ എടുക്കും അങ്ങനെ അല്ലെങ്കിൽ മന്ത്രദേവതകൾ ഏതെങ്കിലും മന്ത്രദേവതയെ പിന്നെ ഉപാസി സിദ്ധി വരുത്തി ആ സിദ്ധി കൊണ്ട് പ്രകടനങ്ങളൊക്കെ എന്താ ചെയ്ത് അവസാനം അങ്ങനെ കാരണം ഏതായാലും ശരി ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ഒരു കാലുണ്ട് ആ കാലത്തിൻ്റെ ഉള്ളിൽ എന്താണോ പൗരുഷം അത് സാധിച്ചോളണം എന്നാണ് ആ കാലം കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് സാധിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ കാലം കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പ്രയോജനം ചെയ്യാത്തതായിട്ടുള്ള ഒന്നും നമ്മൾ സമ്പാദിച്ചിട്ടും കാര്യമില്ല എന്നാണ് അതുകൊണ്ട് നമുക്ക് എന്താണോ ശാശ്വതമായിട്ടുള്ള എന്താണ് സമ്പാദിക്കേണ്ടത് അതിനുവേണ്ടി ആദ്യമേ അങ്ങ് ശ്രമം ചെയ്യാൻ നല്ലതെന്നാണ് പറയുന്നത് കാരണം എനിക്ക് മടുക്കാത്ത ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടല്ലോ അതായത് ഈ ബോധം ഞാൻ സ്വരൂ ബോധസ്വരൂപിയാണെന്നുള്ള അവസ്ഥയിലെത്തിയാൽ ഒന്നും ഒരു മടുപ്പും നമുക്ക് ഉണ്ടാവില്ല മറ്റെന്തോന്നിനെ ആശ്രയിച്ചാൽ അവസാനം നമുക്ക് മടുപ്പുണ്ടാവും അപ്പോൾ ഒക്കെ മടുക്കുന്ന ആദ്യമേ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ അനന്ത വിഭൂതികളൊന്നും ഇവിടുന്ന് നേടിയിട്ട് യാതൊരു കാര്യമില്ല നമുക്ക് ഈ ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിയുടെ ഒക്കെ ശേഷി നശിക്കുമ്പോൾ അതിന് ശേഷിയുള്ള കാലത്ത് നമുക്ക് ബഹുമങ്ങളായിട്ട് അനുഭവിക്കാൻ വേണ്ടി ഉള്ള പദാർത്ഥങ്ങൾ നമ്മൾ കുന്നുപോലെ കൂട്ടിവെച്ചാൽ ഒരു കാലം കഴിയുമ്പോൾ അത് മുഴുവൻ നമ്മളെ നമുക്കെതിരെ തിരിയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും നിരാശയ്ക്കും ദുഃഖത്തിനൊക്കെ കാരണമായി മാറുന്നതാണ് അതുകൊണ്ട് ഉന്നതമായിട്ടുള്ള അവസ്ഥ ആ തത്വം എന്നുള്ള അവസ്ഥ വളർന്നു കിട്ടാൻ അത്യാവശ്യമായിട്ടുള്ള എന്തൊക്കെ വേണം അതൊക്കെ സമ്പാദിക്കുക അല്ലാത്തതിൽ നിർമ്മേഷരായിട്ടിരിക്കുക ഇതാണ് ഉന്നതമായിട്ടുള്ള ബോധമണ്ഡലത്തെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോധവാന്മാരായിട്ടുള്ള ആൾക്കാരുടെ സ്വഭാവം ഭൗതിക ജീവിതത്തിലെ സ്വഭാവം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയാണ് ഈ താന്ത്രിക രീതിയായിട്ടുള്ള ഒരു ഒരു പ്രതിപാദന ശൈലി അതിന് അതിൻ്റെതായുള്ള മാർഗങ്ങളും അതിൻ്റെ പൂജാവിധികളും അതിൻ്റെ മന്ത്ര പിന്നെ ഉപാസനകളും അതിൻ്റെ പിന്നെ മാത്രകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇനി പ്രാണനെ കൊണ്ടാണെന്ന് വെച്ചാൽ പ്രാണായാമ ശാസ്ത്രം അങ്ങനെയുണ്ട് പ്രായമശാസ്ത്രം എന്ന് പറയും അപ്പോൾ വേദത്തെ തന്നെ ആദ്യം പറഞ്ഞിരിക്കുന്ന എന്താണ് വേദം വേദം എന്ന് ശബ്ദം ഉണ്ടായി ശബ്ദം ജ്ഞാനത്തെ പിന്നെ പ്രതിപാദിക്കാൻ വേണ്ടി ആദ്യം നാല് ഗുരുക്കന്മാരെ ഏർപ്പാട് ചെയ്തു നാല് ഋഷിമാർ വേദം എന്ന് പറഞ്ഞാൽ അറിവ് അറിവ് ഒരാളുള്ളിൽ ഉള്ളിൽ ഉണർത്താൻ നാല് ഋഷിമാരെയാണ് ഏർപ്പാട് ചെയ്തതെന്നാണ് ആദിയിൽ അതിൽ ആരൊക്കെയാണ് അഗ്നി ഒരു ഋഷി വായു മറ്റൊരു ഋഷി ആദിത്യൻ മൂന്നാമത്തെ ഋഷി നാലാമത്തെ ഋഷി അങ്കിരസ് അങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഈ അഗ്നി എന്ന് പറഞ്ഞാൽ എന്താണ് അഗ്നി ഉപാസന കൊണ്ട് നമുക്ക് ഉള്ളിൽ ഈ ബോധത്തെ തത്വബോധം വളർത്തിയെടുക്കാൻ പറ്റുന്ന വായു എന്ന് പറഞ്ഞാൽ പ്രാണായാമങ്ങളെ കൊണ്ടും ഇത് സാധിക്കുന്ന അർത്ഥം പിന്നെ ആദിത്യോപാസന എന്ന് പറഞ്ഞാൽ സൂര്യോപാസന കൊണ്ടും ഇത് സാധിക്കുന്ന അർത്ഥം അല്ലെങ്കിൽ അങ്കിരസ് എന്ന് പറഞ്ഞാൽ യോഗാസനാദികൾ യോഗ മുറകളെ കൊണ്ടും സാധിക്കുന്ന അങ്ങനെ ഈ നാല് മാർഗങ്ങളാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ വിഭാ വിഭാഗങ്ങളായിട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന നാല് വേദാക്കി ഒന്ന് ദ്വയ ദ്വയ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച തത്വ തത്വങ്ങൾ എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി അതായത് അഗ്നി എന്ന് പറഞ്ഞാൽ അതായത് വെള്ളം തിളക്കണമെങ്കിൽ നൂറ് ഡിഗ്രി ആവണം ഒരു ഇരുമ്പ് ഉരുകണമെങ്കിൽ ഇത്ര ഡിഗ്രി വേണം അപ്പോൾ ignition point boiling point melting point എന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ പ്രപഞ്ച തത്വങ്ങളാണ് അതുപോലെ ഓരോന്നിനും നിയമങ്ങൾ തത്വങ്ങളുണ്ട് അതാണ് ഇർക്ക് എന്ന് പറയുന്നത് എല്ലാം കൂടി ഒന്നിച്ച് എവിടെ ഒരേമാതിരിയുള്ള ഇറുക്കുകളൊക്കെ പാടെ കൂട്ടിച്ചേർത്തിട്ട് ഋഗ്വേദാക്കി വേദവ്യാസം അതൊരു മാധ്യമങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ശരീരമനോ ബുദ്ധ്യാദികളും ഈ പ്രപഞ്ചവും തമ്മിലുള്ള സമന്വയ എപ്രകാരത്തിലാണ് കാണിക്കുന്നതായിട്ടുള്ള യജുർവേദം അതൊക്കെ പാടെ കൂട്ടി എല്ലാ സ്ഥലത്തു നിന്നും കൂടി പെറുക്കിയെടുത്ത് ഒരു കെട്ടാക്കി വെച്ചു അതാണ് യജുർവേദം എന്ന് പറയുന്നത് പിന്നെ സമ സർവ്വസമന്വയം ഈ ഒരു വ്യക്തിയും ഈ പ്രപഞ്ചവും ഈ സമൂഹവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ആ സമ്മേളന പ്രകാരമാണെന്നുള്ള ഹാർമണി അതിനെ സംബന്ധിക്കുന്നതാണ് സാമവേദം എന്ന് പറയുന്നത് അത് ആയിരം ശാഖകളായിട്ട് അത് സമയം എന്നുള്ള പേരിൽ വേദവ്യാസമണി അങ്ങനെയാക്കി വെച്ചു പിന്നെ ഇതിലൊന്നും പെടാത്തതായിട്ടുള്ള കുറേ മിസലേനിയസ് ആയിട്ടുള്ള എല്ലാം കൂടി കൂട്ടി അഥർവേദം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ഋഗ്വേദത്തിൽ ഇരുപത്തൊന്ന് ശാഖകളും യജുർവേദത്തിൽ നൂറ്റിയൊമ്പത് ശാഖകളും സാമവേദത്തിൽ ആയിരം ശാഖകളും അഥർവേദത്തിൽ അമ്പത് ശാഖകൾ അങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ശാഖകളാക്കി ശാഖകളെ ഇങ്ങനെ നാല് വേദാക്കി തീർത്തു എന്നാണ് പിന്നെ വേദവ്യാസമുനി എന്ത് ചെയ്തു ആദ്യത്തെ പൈലൻ എന്ന് പറഞ്ഞ ശിഷ്യനെ ഋഗ്വേദം പഠിപ്പിക്കാൻ പഠിക്കാനും പഠിപ്പിക്കാനും ആ പരമ്പര ആയിട്ട് ഏൽപ്പിച്ചു വൈശമ്പായൻ മുനിയെ യജുർവേദം പഠിപ്പിച്ചു പിന്നെ അതിൻ്റെ ഗുരുപരമ്പരയായിട്ട് അദ്ദേഹത്തെ ആണ് ഏൽപ്പിക്കാൻ ജൈമിനിയാണ് ഈ സാമവേദം പഠിപ്പിച്ച് ആയിരം ശാഖകളുള്ള സാമവേദം പഠിപ്പിച്ച് ആ ഗുരുപരമ്പരയായിട്ട് ഇത് ജനങ്ങൾക്ക് അങ്ങനെ ഉപദേശിക്കണം എന്ന് പറഞ്ഞിട്ട് സുമന്തു എന്ന് പറഞ്ഞ ശിഷ്യനെ കൊണ്ടാണ് ഈ അമ്പത് ശാഖകളുള്ളതായ അഥർവേദം പഠിപ്പിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാൻ ഉത്തരവാദിത്വം അങ്ങനെ ഓരോ ശാഖകളിലും ഓരോ ഉപനിഷത്തുണ്ട് കാരണം ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധത്തെ ഒരു പ്രത്യേക മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നാലേ ഈ പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുള്ളൂ അപ്പം അതിനുവേണ്ടിയാണ് ഉപനിഷത്ത് ഒരു ഭൂരിപക്ഷം ശാഖകളിലും അവസാന ഭാഗത്താണ് ഉപനിഷത്ത് വെച്ചിരിക്കുന്നത് വേദത്തിന്റെ അന്ത്യഭാഗത്തുള്ള അർത്ഥത്തിലാണ് വേദാന്തം എന്നതിനെ വിളിക്കാറ് പിന്നെ കുറേ ഉപനിഷത്തിലും മിഡിലാണ് അത് മധ്യത്തിലാണ് ചിലതിലൊക്കെ ആദ്യം തുടക്കത്തിൽ തന്നെ ഉപനിഷത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആ ഉപനിഷത്ത് മരണം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബോധം ഒരു പ്രത്യേക തരത്തിലായി വരും ആ ബോധം കൊണ്ട് ബോധത്തിലൂടെ നോക്കിയാൽ ആ ശാഖയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ധരിക്കാൻ കഴിയുന്നത് അപ്പൊ അങ്ങനെയാണ് നാല് പേരത്തെ നിനക്കാക്കി വെച്ചത് പിന്നെ ഓരോ ഋഷീശ്വന്മാർ ഇതിനെ ബാക്കിയുള്ളവർക്ക് അറിയാൻ ഓരോ മാധ്യമം ഓരോ വികാസ ഘട്ടത്തിലും പെട്ടവർക്ക് വേണ്ടി അതായത് അധികാരി ഭേദത്തിനനുസരിച്ച് ബോധിക്കാൻ വേണ്ടിയാണ് മറ്റ് അസ്ത്രങ്ങളൊക്കെ ആക്കിയത് ബ്രഹ്മസൂത്രായി ഉപനിഷത്ത് മാത്രം എടുത്തിട്ട് വേറെ ഉപനിഷത്താക്കി എഴുതിണ്ടാക്കി അത് വേദത്തിൽ നടത്തിയെടുത്ത് ബാക്കിയുള്ളവർക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു പിന്നെ അത് തന്നെ ഇതിഹാസങ്ങളായിട്ട് എഴുതിണ്ടാക്കി അത് തന്നെ ഗ്രഹിക്കാൻ സാധാരണക്കാർക്ക് പുരാണങ്ങളുടെ രൂപത്തിൽ എഴുതിണ്ടാക്കി ഇങ്ങനെയൊക്കെ ഒരുപാട് സംഗതികളൊക്കെ ആയിട്ട് ഇങ്ങനെ ശാസ്ത്രങ്ങൾ വരികയാണ് അപ്പം അങ്ങനെ ശാസ്ത്ര രീതി അങ്ങനെയുള്ളൂ മാർഗങ്ങളായിട്ട് പറയാം ഓരോ ശാസ്ത്രങ്ങളും വായിക്കുന്ന സമയത്ത് ഇപ്പോൾ ഭാഗവതം വായിക്കുകയാണെങ്കിൽ ഭാഗവതം ഒരു ജ്ഞാനശാസ്ത്രം പൂർണ്ണമായുള്ള ഒരു ജ്ഞാനശാസ്ത്രമാണ് ആ ഭാഗവതം ശരിക്കും പഠിച്ച ഒരാൾക്ക് പിന്നെ വേറെ ശാസ്ത്രം നോക്കേണ്ട ആവശ്യമില്ല അപ്പം സമഗ്രമായിട്ട് ഒരു മനുഷ്യന് അറിയാനുള്ള കാര്യങ്ങൾ മുഴുവൻ അതായത് ഭൗതിക പ്രപഞ്ചമല്ല ഇന്ദ്രിയങ്ങളല്ല മനസ്സല്ല ബുദ്ധിയല്ല ആത്മാവാണ് ഞാൻ എന്ന് ആ തത്വബോധം ഉണ്ടാക്കി കൊടുക്കുന്നതായുള്ള ഒരു ശാസ്ത്രമാണ് അതൊരു രാമായണം വായിക്കാൻ ആദ്യം മുതൽ അവസാനം വരെ പൂർണ്ണമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധത്തില് ഈ സൂക്ഷ്മതത്വങ്ങളെ ഒരുക്കി വെച്ചിട്ടുള്ളത് മഹാശാസ്ത്രമാണ് മഹാഭാരതം അതുപോലെ തന്നെ അപ്പൊ ഏത് ശാസ്ത്രം നോക്കിക്കഴിഞ്ഞാലും ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ശ്രദ്ധയോട് കൂടിയാണെങ്കിൽ അതിൽ അന്തരാർത്ഥങ്ങളും എല്ലാം കൂടി കൂടി മന്നം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ചെറിയ ഗ്രന്ഥത്തിൽ തന്നെ ഉണ്ടാകുന്ന തരത്തിലാണ് ബ്രഹ്മാണ്ടത്തിലെ ഈ ശാസ്ത്രങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാം കൂടി പഠിക്കേണ്ട ആവശ്യമില്ല അനന്തശാസ്ത്രം ബഹുവിധ അല്പസ്ഥകാലം എന്നാണ് എല്ലാം കൂടി പഠിക്കാൻ നിന്നാൽ ആർക്കും ഒന്നും കഴിയില്ല അപ്പോൾ എല്ലാറ്റിലും പറഞ്ഞ ഒന്നിലും പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രിയങ്കരായി തോന്നുന്നതായ നമുക്ക് ഏറ്റവും യോജിച്ചതായി തോന്നുന്നതായ ഒരു ശാസ്ത്രത്തെ നമ്മളെടുത്ത് ഉപാസിച്ചു ഏത് സാരഭൂതം എനിക്ക് സാരവത്തായി തോന്നിയതോ തത് ഉപാസിതവ്യം അതാണ് ഉപാസിക്കപ്പെടേണ്ടത് ഹംസോ യഥാ ക്ഷീരമിവാമിച്ച രാജഹംസം പാലും വെള്ളം ചേർത്ത് നിന്ന് പാല് മാത്രം വേർപ്പെടുത്തിയെടുക്കാൻ സാമർഥ്യം കാണിക്കുന്നത് പോലെ വേണം എന്നാണ് പറയുന്നത് കൃഷ്ണോ ഇതിന്റെ മുമ്പ് തന്നെ ശങ്കര നമുക്ക് ആധികാരികമായിട്ടുള്ള ഒരു യുഗ ആചാര്യൻ എന്ന് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹം പറയുന്ന മാതിരി നോക്കുകയാണെന്ന് വെച്ചാൽ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ആറ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അത് പ്രകാരമാണ് എപ്പോഴാണ് മരണം എങ്ങനെയാണ് മരണം അച്ഛനമ്മ ആരായിരിക്കും പിന്നെ ഈ ഗൃഹസ്ഥ പിന്നെ അതായത് പാർട്ട്ണർ ആരായിരിക്കും മക്കളെങ്ങനെയായിരിക്കും സമ്പത്ത് എങ്ങനെയായിരിക്കും ധനം അതുപോലെ തന്നെ വിദ്യ എങ്ങനെയായിരിക്കുന്നു ഇനി ആറ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ടാണ് വരുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണോ തീരുമാനിക്കപ്പെട്ടുള്ളത് ആ വഴിക്ക് മാത്രമേ അവർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ അല്ലാത്ത വഴിക്ക് താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് അച്ഛനും അമ്മയും കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുക വിദ്യാഭ്യാസം ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ് അയാളുടെ ഉള്ളിലുള്ളതായ പ്രത്യേകത എന്ന് അറിയാൻ വേണ്ടിയാണ് അപ്പോൾ ആ വിദ്യാഭ്യാസ കാലത്ത് ഇങ്ങനെ പലതും തൊട്ട് നോക്കുന്ന സമയത്ത് അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്താണെന്ന് വെച്ചാൽ അത് അദ്ദേഹം കണ്ടുപിടിക്കും ആ വഴിക്ക് ആണ് മേലോട്ട് പോകാനാണ് ഒരാൾക്കും പറയാൻ പറ്റില്ല എന്നാണ് അവരവരുടെ തരം നോക്കി അവരവർ വളരും അതിന് നമ്മൾ വെള്ളം വളം കൊടുക്കുക ഇത്രേ ചെയ്യാനുള്ളതെന്നാണ് പറയുന്നത് ഗുരുക്കന്മാരുടെ ആചാര്യന്മാർ ഏകദേശം ഒരു പതിനാല് കൊല്ലം പന്ത്രണ്ട് കൊല്ലം പതിനാല് കൊല്ലം ഒരു ഗുരുവിൻ്റെ കൂടെ ഒരു കുട്ടി താമസിക്കുമ്പോൾ ആ കുട്ടിയുടെ സർവ്വകാര്യം ആ ഗുരു മനസ്സിലാക്കുന്നു അപ്പൊ പതിമൂന്ന് വയസ്സാകുമ്പോഴേക്ക് വിദ്യ പൂർണ്ണമായി അപ്പോഴേക്ക് ബോധ്യമായി ഇവൻ ഇന്നതിനാണ് ഇന്നതാണ് വാസന ഈ വഴിക്കാണ് ജോലി ചെയ്യേണ്ടത് ഇന്നെ അനുഭവങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോകേണ്ടതെന്നൊക്കെ അവർക്ക് ബോധ്യമാവും അതിനനുസരിച്ചാണ് മനസ്സിലാക്കാം മനസ്സിലാക്കി കൊടുത്താൽ മതി അവരങ്ങ് പൊക്കോളും അതുപോലെ നമ്മളിപ്പോൾ പത്താം ക്ലാസ് വരെ പഠിക്കുമ്പോഴൊക്കെ കുട്ടികൾ ഏകദേശം എല്ലാ വിഷയവും പഠിക്കുമ്പോൾ ഏത് വിഷയത്തോടെ കൂടുതൽ മമത ലാംഗ്വേജിനോടാണോ സയൻസിനോടാണോ കുട്ടികൾക്ക് മനസ്സിലാവുമല്ലോ അതുപോലെ ആണ് ഈ പതിമൂന്ന് വയസ്സാകുമ്പോൾ ജീവിതത്തിലെ നാനാവശങ്ങൾ അതായത് വൈകാരിക മണ്ഡലങ്ങളെക്കുറിച്ച് വിവേക മണ്ഡലത്തെക്കുറിച്ച് ആത്മീയ മണ്ഡലത്തെക്കുറിച്ച് ഭൗതിക മണ്ഡലത്തെക്കുറിച്ച് എല്ലാ വിവരങ്ങളും അങ്ങ് ഗുരു പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും ആ കുട്ടിക്ക് കൂടുതൽ വാസന വൈഭവം അപ്പോൾ ആ വഴിക്കാണ് പിന്നെ അയാൾ മേലോട്ട് പോകാൻ ഈശാവാസി ഉപനിഷത്തിലെ ഈശാവാസി മിതം സർവം എതുക്കിഞ്ച് ജഗത്യാം ജഗത് തേന തെക്കതേന വഞ്ചീത മാ കൃത അതിൽ ഈ അവസാനത്താണ് ഇതിൻ്റെ ഉപദേശവാക്യമായിട്ട് മാ കൃത കസ്യസ്ഥനം ആരാനെ പോലെ അനുകരിക്കാൻ ശ്രമിക്കരുത് എന്നാണ് ആരെയും അനുകരിക്കാൻ ശ്രമിക്കരുത് എന്നാണ് കാരണം എന്താ വെച്ചാൽ എൻ്റെ ഉള്ളിൽ ഒരു വാസന ഉണ്ടാവും അപ്പം ഞാൻ കലാകാരനായിരിക്കാം ചിത്രം ഒരു രണ്ട് മൂന്ന് വരവുണ്ട് ഒരാളുടെ രൂപം തോൽപ്പിക്കാൻ ഞാൻ വിചാരിച്ച കഴിയും ചെറിയ കുട്ടിയാകുമ്പോൾ കഴിഞ്ഞു എന്ന് വരാം ചിലവർ ഒരു രാഗം പാടിക്കഴിഞ്ഞാൽ ആളുകൾ തൽക്കാലം എല്ലാം മറന്ന് അവിടെ നിന്നുപോകും അപ്പോൾ അങ്ങനെ ഓരോ വാസന ഏതാണോ അതിനെ പോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അപ്പോൾ ഒരാൾക്ക് എന്താണോ വാസന അനുഭവിച്ചു തീർക്കാനുള്ള കർമ്മങ്ങൾ എന്തൊക്കെയാണോ ആ കർമ്മങ്ങൾ അനുഭവിച്ചു തീർക്കാൻ എത്ര സമ്പത്ത് വേണോ ആ സമ്പത്ത് സമ്പാദിക്കാനുള്ളതായ ഒരു കഴിവ് ആ വ്യക്തിയുടെ ശരീരത്തിലോ മനസ്സിലോ ബുദ്ധിയിലോ സൃഷ്ടിച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അത് വളരും സ്വയം വളർന്നിട്ട് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അവരുടെ പുരുഷാർത്ഥങ്ങൾ മുഴുവൻ സാധിക്കുന്ന പറയുന്നത് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വെളി വെളിപ്പെട്ട് വരുന്നത് പുഷ്പം ഇങ്ങനെ വിടരുന്ന സമയത്ത് അതിന്റെ ഉള്ളിലുള്ള കളർ എന്താണ് അതിന്റെ വാസന ഏതാണെന്നൊക്കെ അറിയുന്നത് പോലെ ആണെന്നാ പറയുന്നത് അന്തരീക്ഷത്തിൽ അവരെ പിന്നെ അനുവദിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മള് അല്ലാത്തൊരു അന്തരീക്ഷം കൊണ്ടേ ഇപ്പൊ ഒരു കുട്ടി ചെറിയ കുട്ടികൾക്ക് കുട്ടികളുടേതായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ട് വലിയവർക്ക് വലിയവരുടേതായിട്ടുള്ള അന്തരീക്ഷമുണ്ട് എല്ലാവർക്കും പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ ആഹാരം കഴിക്കുക ഉറങ്ങുക അങ്ങനെ കാര്യങ്ങളൊക്കെ പൊതുവാണ് മറ്റേതാണെന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളൊക്കെ കുട്ടികളുടെ കൂടെ കളിക്കാൻ പോകും മറ്റവരാണെന്ന് വെച്ചാൽ വായിക്കാനോ എന്താ വെച്ചാൽ അതിന് പോകും വയസ്സായിട്ടുള്ളവരാണെന്ന് വെച്ചാൽ അവരുടേതായിട്ടുള്ള സത്സംഗം മുതലാതൊക്കെ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള മണ്ഡലം ആ മണ്ഡലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സപ്പ് ചെയ്യത്തക്ക അവരുത് അറേഞ്ച്മെന്റ്സ് എന്നാ പറയുന്നത് അതുകൊണ്ടാണ് കുട്ടികളാകുമ്പോൾ വിദ്യ പഠിക്കേണ്ട സമയത്ത് ഗുരുവലത്ത് കൊണ്ടാക്കുമല്ലോ കാരണം വീട്ടിലിരുന്നുണ്ടെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ മറ്റും മനസ്സിലായി ആ കുട്ടിയുടെ നൈസർഗികമായുള്ള വളർച്ച സാധ്യമല്ലാതെ വരും മുരടിച്ചു അതുകൊണ്ട് അവരെ ഇപ്പൊ ബോർഡിങ്ങിലൊക്കെ ആക്കുക എന്ന് പറഞ്ഞാൽ ഗുരുകുലത്തിൽ താമസിപ്പിക്കുക എന്നുള്ളതിന്റെ മറ്റൊരു രൂപമാണ് പക്ഷെ ഗുരുകുലത്തിലാവുമ്പോൾ അവർക്ക് എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട് പ്രകൃതി ശാസ്ത്രം കാണാനും വൈദ്യശാസ്ത്രം പഠിക്കാനും ശരീരശാസ്ത്രം പഠിക്കാനും ദിവ്യമായിട്ടുള്ള പിന്നെ യോഗികളുടേതായിട്ടുള്ള കഴിവിനെ കുറിച്ച് സർവമുഖമായിട്ടുള്ള വിദ്യയാണ് അവർക്ക് കിട്ടാൻ പോകുന്നത് ഇനിയിപ്പോൾ ഭാവിയിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലും അതെ ഗുരുകുലം കൂടുതലായിട്ട് പൊടിച്ചു വരാൻ തുടങ്ങും ആരെങ്കിലും ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അധികം അതായിരിക്കും ഇപ്പോൾ ഇവിടെ വളരാൻ തുടങ്ങും അപ്പോൾ സംസ്കൃതം ലോകം മുഴുവനും പ്രചരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ മാതിരി കുട്ടികൾ അത് ആ വഴിക്ക് പോവുള്ളൂ അല്ലാത്തവരെ നമ്മൾ പ്രേരിപ്പിക്കരുതെന്നാണ് ശ്രീമാലൻ ജനിക്കുന്ന സമയത്ത് ജാതകവശാൽ പിന്നെ രാജ്യദ്രോഹിയാണ് കുലദ്രോഹിയാണ് സാമൂഹ്യദ്രോഹിയാണെന്നാണ് കണ്ടത് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ ഈ കുട്ടിയെ രാജാവിന്റെ അടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ കുലദ്രോഹിയാണ് സാമൂഹ്യദ്രോഹിയാണ് പിന്നെ രാജ്യദ്രോഹിയാണ് അതുകൊണ്ട് ദേവി ഇത് ശിക്ഷ ഇപ്പം തന്നെ പിന്നെ കൽപ്പിക്കണം എന്ന് പറയാം അപ്പൊ ഗുരു പറഞ്ഞു ഒന്ന് നമുക്ക് ശിക്ഷണം കൊടുത്ത് നോക്കുക ഒരു ഗുരുവിന്റെ അടുത്ത് കൊണ്ടുപോയി താമസിപ്പിച്ച് നോക്കുക എന്നിട്ട് നന്നാവോ അല്ലേ നോക്കുക അതിന്റെ ശേഷം മതിയാലോ ശിക്ഷിക്കല് ശിക്ഷണം കഴിഞ്ഞിട്ട് ആവാ ശിക്ഷിക്കൽ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഗുരുവിന്റെ അടുത്ത് കൊണ്ടുപോയി ഏൽപ്പിക്കാൻ തോന്നും അങ്ങനെ ഏറ്റവും വലിയൊരു ഗുരുവിന്റെ അടുത്ത് കൊണ്ടേ ഏൽപ്പിച്ചു ഗുരുവിന്റെ അടുത്ത് ഏൽപ്പിച്ചു അവിടെ തീരെ യാതൊരു തരത്തിലുള്ള അനുസരണം അവൻ കാണിച്ചില്ല അനുസരണക്കാർ കാണിച്ചു അവസാനം ഗുരു അവനോട് പൊക്കോളാൻ പറഞ്ഞു കാരണം ഈ അന്തരീക്ഷം നിന്നുകൊണ്ട് യാതൊരു പ്രയോജനമില്ല അതുകൊണ്ട് നീ എൻ്റെ വഴിക്ക് പൊക്കോളാം അങ്ങനെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന് എന്തേന്ന് പറഞ്ഞാൽ ഗുരു നിന്ന് പൊക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഗുരുവിനാൽ നിഷ്കാസിതനായിട്ടുള്ള ഒരാളെ എനിക്ക് സ്വീകരിക്കാൻ പാടില്ല അതുകൊണ്ട് നീ നിന്റെ പാട്ട് പൊക്കോന്നു അങ്ങനെ അവൻ കാട്ടിലേക്ക് കയറി പിന്നെ തനി കൊലയാളിയാവുക ചെയ്ത് പോകുന്ന ആൾക്കാരൊക്കെ ബാക്കിൽ കൂടെ ചെന്ന് പിടിച്ചിട്ട് കഴുത്ത് ആർത്തിട്ടും കൊന്നിട്ടും കൊന്ന് മാത്രമല്ല അവരുടെയൊക്കെ വിരൽ വെട്ടിയെടുത്തിട്ട് നൂലിൽ കോർത്തിട്ട് മാലിട്ട് കൊണ്ടു നടക്കും അങ്കുലി മാല എന്നതിൻ്റെ പേര് അങ്ങനെ അങ്ങനെ മലയുടെ മുകളിൽ കയറിയിരിക്കും ആളുകളൊക്കെ പോണ സമയത്ത് കല്ല് വെട്ടിയിട്ടിട്ട് അവരെ കൊല്ല ഓടിച്ചെന്നിട്ട് അവരെ വെട്ടിക്കൊല്ല അങ്ങനെ എല്ലാ ദ്രോഹങ്ങളും ചെയ്തുകൊണ്ട് ആൾക്കാർക്ക് ആകെ വിഷമായി ആ സമയത്താണ് ബുദ്ധൻ ആ വഴിക്ക് ഇങ്ങനെ പോകേണ്ടത് ബുദ്ധൻ പോകുമ്പോൾ ബുദ്ധൻ്റെ പിന്നാലെ ഓടി എത്ര ഓടിയിട്ടും അടുത്തെത്തുന്നില്ല എത്ര ഓടിയാലും ബുദ്ധ മെല്ലെ നടക്കുന്നുള്ളൂ ഇയാൾ ഭയങ്കര സ്പീഡിൽ ഓടിയിട്ടും അടുത്തെത്തുന്നില്ല അവസാനം വിളിച്ചു ഒന്ന് നിൽക്കണേ എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ട് ബുദ്ധൻ അവിടെ നിന്ന് നിന്നപ്പോൾ അടുത്തെത്തി എന്താണ് ഞാൻ ഇത്രയും ഓടിയിട്ട് അങ്ങയുടെ അടുത്തെത്താത്തതെന്ന് ചോദിച്ചു അപ്പോൾ ബുദ്ധൻ പറഞ്ഞു നീ ഓടുന്ന ഒരു മണ്ഡലത്തിലാണ് ഞാൻ നടക്കുന്ന വേറെ മണ്ഡലത്തിലാണ് അതുകൊണ്ടാണ് എത്താത്തതെന്ന് പറഞ്ഞു അപ്പം അതെന്താന്ന് ചോദിച്ചപ്പോൾ ബുദ്ധനൊക്കെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു ഞാൻ ബുദ്ധൻ്റെ പിന്നാലെ പോയി അവിടെ ചെന്ന് ഏതാനും ദിവസം കൊണ്ട് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാവുകയാണ് ബോധം നേർക്കൊണ്ട് വളരെയധികം ശാന്തനായി ബോധം ഉണർന്നു ഉണർന്നു കഴിഞ്ഞ് അങ്ങനെ ബുദ്ധൻ ഒരു ദിവസം എന്തോ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പിന്നെ അങ്ങാടിയിൽ പറഞ്ഞു വെച്ചു അങ്ങാടിയിൽ ചെന്ന് അപ്പോൾ ബുദ്ധസന്യാസിയുടെ വേഷത്തിലാണ് അവിടെ ചെന്നിരുന്ന ആളുകൾ തിരിച്ചറിഞ്ഞു ഇതാ നമ്മുടെ കരിങ്കള്ളൻ കൊലയാളി ഇതാ വേഷം കെട്ടി വേഷം മാറി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ എല്ലാവരും കൂടെ അവനെ തല്ലി തല്ലി തല്ലി തല്ലി അവസാനം ചത്തു എന്ന് വിചാരിച്ച ആൾക്കാരൊക്കെ പോയി എന്നിട്ട് അവിടുന്ന് അരണ നടക്കുന്ന മാതിരി മെല്ലെ കൈ ഇങ്ങനെ വെച്ചിട്ട് അഴിഞ്ഞ് അഴിഞ്ഞ് അഴിഞ്ഞ് ബുദ്ധന്റെ അടുത്തെത്തി ബുദ്ധന്റെ കാല് സ്പർശിച്ചു എന്നിട്ട് പറഞ്ഞു അപ്പോൾ നിന്നെ അവർ തല്ലിയ സമയത്ത് നിനക്ക് എന്താ തോന്നിയെന്ന് യാതൊരു വിരോധവും തോന്നിയില്ല എൻ്റെ കർമ്മഫലം മാത്രമല്ലേ ഞാൻ അനുഭവിക്കുന്നു അടിച്ച അവരല്ലല്ലോ കുറ്റക്കാരൻ ഞാനല്ലേ ആ എന്നാ പിന്നെ നീ നിർവ്വാണത്തിന് അധികാരിയായിരുന്നു പറഞ്ഞു പിന്നെ ബുദ്ധന്റെ കാൽക്ക് കൊണ്ട് പിന്നെ സമാധിയാവുക അപ്പൊ സമാധിക്കുള്ള യോഗമുണ്ട് മറ്റേ ദ്രോഹങ്ങൾ ചെയ്യാനുള്ള യോഗമുണ്ട് അപ്പോൾ അത് വഴിക്ക് വഴി എല്ലാം കഴിഞ്ഞു ജീവിതത്തിൽ അപ്പൊ എല്ലാം സംഭവിക്കുന്ന പറഞ്ഞു അങ്ങനെ സംഭവമില്ല ഒരു ദിവസം ചിന്തിക്കേണ്ട ആവശ്യമില്ല ആ വഴിക്ക് നമ്മൾ പോകുള്ളൂ നേരെ മറിച്ച് വികലായിട്ട് പോകാനുള്ള യോഗം ഉണ്ടെങ്കിൽ എത്ര പ്രാവശ്യം ശ്രദ്ധിച്ചാലും അതിൽ കൂടെ ചോർന്ന് പോയിരിക്കുന്നതാണ് ഇത് കുറെ കഴിഞ്ഞ് പിന്നാമ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴേ ഈ തത്വം ബോധ്യാവുള്ളൂ എന്ന് അവരാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ ആലോചിച്ചാൽ കിട്ടിയെന്ന് വരില്ല പക്ഷെ ഇപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കി നമ്മൾ വന്ന വഴികളൊക്കെ നോക്കുക വെച്ചാല് ഒക്കെ ഏതോ ഒരു മഹാശക്തിയുടെ നിയന്ത്രണത്തിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളതെന്ന് നമുക്ക് ബോധ്യപ്പെടാം ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാവരുത് എന്ന് പറയാൻ കാരണം ശരിയും തെറ്റുമില്ല വിധി നിഷേധമില്ല വിധി എന്ന് പറഞ്ഞാൽ നീ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാൻ പാടില്ല നീ അങ്ങനെ ചെയ്യരുത് എന്നും പറയാൻ പാടില്ല കാരണം അദ്ദേഹത്തിന്റെ വാസന എന്തിനു വേണ്ടിയാണോ ജനിച്ച് അതിനു വേണ്ടിയാണ് ആ ഒഴിക്കാണ് ഇപ്പോൾ കൽപ്പിച്ചു കൂട്ടി കൊല കൊല നടത്തുന്നു വയ്ക്കാം നമ്മൾ വിരോധിച്ചിട്ട് കാര്യമില്ല അതിന്റെ കർമ്മഫലം അവന് വന്ന് ഭവിക്കും അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം അപ്പൊ പഠിച്ചോളുന്നതാണ് നമ്മൾ പഠിപ്പിക്കാനും നിർത്തിയില്ല നമുക്ക് നമ്മളെ കൊണ്ട് പഠിപ്പിക്കാനും നിർത്തിയില്ല അപ്പോൾ അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് ശങ്കരാചാര്യർ പ്രത്യേകം പറയുന്നുണ്ട് നമ്മുടെ ജീവിത ദുരിതങ്ങൾ വരുന്ന സമയത്ത് സന്തോഷിച്ചോളണം കാരണം അതിനൊരു ലൈഫ് പ്ലാൻ ഉണ്ടല്ലോ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു വേറെ സന്തോഷം വരുമ്പോഴും അങ്ങനെ തന്നെ നല്ല ഭാഗ്യം വരുന്ന സമയത്ത് അത് കുറച്ച് കാലേ ഉണ്ടാവുള്ളൂ ആ കാലം കഴിഞ്ഞാൽ അതും അവസാനിക്കും അതുകൊണ്ട് അതിൽ പിന്നെ സുഖേഷ് വിഗതസ്പൃഹ ചാടിക്കളിക്കാനും പോണ്ട തുള്ളിച്ചാടാൻ പോണ്ട ദുഃഖം വരുമ്പോൾ ദുഃഖിക്കാനും പോണ്ട ആവശ്യമില്ല കാരണം അതിനൊക്കെ ഒരു ടൈമുണ്ട് ആ കർമ്മത്തിൻ്റെ ഒരു പരിമിതി ഉണ്ട് അത് കഴിയുമ്പോൾ അതും ഇല്ലാതെ ഒന്നാണ് അപ്പോൾ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാവരുത് ശരിയും തെറ്റും ഉണ്ടാവരുത് വിധി നിഷേധം എന്നാണ് പിന്നെ കർത്തവ്യം ഭോക്തവ്യം പ്രാപ്തവ്യം ഇത് മൂന്നും ആവശ്യമില്ല എന്നാണ് കർത്തവ്യം എനിക്ക് ഇന്നെ ചെയ്യാനുണ്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്തൊക്കെ ചെയ്യാനുണ്ട് അത് വന്ന് ഭവിക്കുന്ന പറയും കർത്തവ്യം ഭോക്തവ്യം എന്തൊക്കെയാണോ എനിക്ക് അനുഭവിക്കാനുള്ളത് അത് സംഭവിക്കുന്നതാണ് ഇപ്പോൾ ഈ സെവൻത്ത് സ്റ്റാറിൽ പോയി ഒരു ഊണ് കഴിക്കാൻ എനിക്ക് യോഗം ഉണ്ടാവുകൊണ്ടാണ് അവിടെ അമ്മിപ്പാണ്ട് കൂടെയൊക്കെ ഞാൻ അവിടെ ആ സമയത്ത് അവിടെ വരാൻ കാരണമായത് അതായത് ഞാൻ വിചാരിച്ചാൽ അവിടെ പോവില്ല എന്നുള്ള ഉറപ്പാണ് പക്ഷേ അങ്ങനെ ഒരു ഭോക്തവ്യം ഉണ്ടാവുകൊണ്ട് അവിടെ ചെന്ന് പെട്ടു ഒരു പ്രാവശ്യം അല്ല രണ്ടു പ്രാവശ്യം അതാണ് ഭോക്തവ്യം പ്രാപ്തവ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ പ്രാപിക്കാനുള്ളത് ആ സമയം വരുമ്പോൾ അതാണ് സംഭവിക്കുന്നതാണ് അല്ലാതെ വേറൊന്നുമല്ല അപ്പൊ നമ്മുടെ ഗിരീഷേട്ടൻ എപ്പോഴും പറയും രാമൻ ഡോക്ടറെ എന്താണ് ഞാൻ ചെയ്യുക ഒക്കെ കാലാണ് വരുത്തുന്നത് കാലാണ് അതിനുള്ള പരിഹാരം പ്രശ്നം കൊണ്ടുവരുന്ന കാലാണ് പ്രശ്നത്തിന് പരിഹാരം കൊണ്ടുവരുന്ന കാലാണ് നമ്മൾ രണ്ട് രണ്ടും സാക്ഷിയായിട്ട് മാത്രം ഇരുന്നാൽ മതി എന്നാണ് സാധാരണ നമ്മൾ പറയുമ്പോൾ അങ്ങനെ ഇരുന്നാൽ എങ്ങനെ ശരിയാവുക നമ്മൾ വെറുതെ ചെയ്താൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്ന് നമുക്ക് തോന്നും നമ്മൾ എന്ത് പൗരുഷം ചെയ്താലും അത് നമ്മളെ ബേജാർ ഒഴിവാക്കാൻ വേണ്ടി എന്നല്ലാതെ നടക്കേണ്ടത് നടക്കും നടക്കേണ്ട മാതിരി നടക്കുള്ളൂ വിവേകം ഉണർന്ന് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു മറ്റേ വെറുതെ ഓടുകയാണ് അപ്പോൾ ഒരു വണ്ടി ഇങ്ങനെ റെയിൽവേ കൂടെ വരുന്ന സമയത്ത് പാടത്ത് കാണാൻ പശുക്കുട്ടികൾ പിന്നെ മരണപ്പാച്ചിൽ വരുന്നു അവരെ തലക്ക് മേലെ ഇത് വരുന്നതാണ് എന്നാണ് വിചാരം അതുപോലെയുള്ളൂ എന്നാണ് നമ്മുടെ ഇതേ